അതാ അന്തമൽ അപ്പൊ അപ്പൊ തുടങ്ങണ ഇവിടെ ഇവിടുന്നാ തുടങ്ങുന്നുണ്ട് തസ്രീഫത്ത് തസ്രീഫത്ത് നെഫ്സ് എന്താണോ അതിന് എതിര് ഇവിടുന്ന് തുടങ്ങണ്ട എന്നിട്ട് വേണ്ടേ ഇവിടെ തന്നെ എന്തിരിക്കാൻ കഴിയാത്തവൻ പിന്നെ ലോകത്താൻ നിയന്ത്രിക്കപ്പ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സെന്റ് ഭൂമിയാണ് കാലമുഖം പോലെ അളന്ന് നോക്കിയാൽ എത്ര സെന്റ് ഉണ്ടാവും ഒരു സെന്റിന്റെ എത്രയോ നൂറിന്റെ അംശം ഭൂമിയാണ് ഈ കാണുന്നത് ചെറിയൊരു അംശം ഈ ഭൂമിയിലുള്ള ഇവൻ തിന്നുപോറ്റിന്റെ പ്രജകളെ നിയന്ത്രിക്കാൻ ഇവന് കഴിയില്ല എങ്കിൽ ഇവൻ മന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്നു നീ എന്നിട്ട് നാട്ടുകാർ ദൈവത്തെ നിയന്ത്രിക്കാൻ നിന്ന് ഹിക്കമിൽ പറഞ്ഞ വാക്കാം അന്തമഅല്ലഖ് തഷ്ഹദിൽ മുക്കബ്ബിൻ ഫൈദാ ഷഹിത്തൽ മുക്കബ്ബിനെ കാലത്തിൽ ലഖ്വാൻ മഴക്കാണ് ഇവിടെ ഉണ്ട് ഹിക്കമിൽ നമ്മൾ ഓടിയത് നീ കൗലിനോടൊപ്പം കൂടിയാലാകും എപ്പോൾ മുക്കബിനെ കാണാത്ത കാലത്തോളം കൗലിൽപ്പെട്ട ഒരാളായിട്ട് ആ കൂട്ടത്തിൽപ്പെട്ട അഹദിൽ മെമ്പർ ഒരു പദവിയില്ല അതേ അവസരത്തിൽ ഫൈദ ഷഹിത്തൽ മുക്കബിനെ നീ സുഹൃതായി കഴിഞ്ഞാലോ കാലത്തിൽ അക്കുവാനുമായ അക്കുവാൻ കമ്പനി നിന്നോടൊപ്പം നീ എങ്ങനെ പറഞ്ഞതുപോലെയാണ് നേരത്തെ അതിനോടൊപ്പം കൂടിയാതാ ഇപ്പം ഇതിനോടൊപ്പം കൗല് ഇനി നേരെ തന്നെ തിരിച്ചു നോക്ക് ഒമന്നാറാതെ ഹെതിലാനഹൂവ ഹവാനഹോ മഹാദല്ല അള്ളാഹു സുബാനഹോ താന ഹെതിലാനാക്കാനും അവനെ നിസ്സാരപ്പെടുത്താനോ ഉദ്ദേശം ബി അതിലിഹി അത് അമ്മാന്റെ അതിലം അഷഹലഹോ ബി ഷഹവാത്തിഹിൽ ഫാനീയത്തി വ മഹലൂഫാത്തിഹിൽ ഇസ്മാനീയത്തി ഇസ്മാനീയായ മഹുലുഫാത്ത് കൊണ്ടും ഫാനിയായ ഷഹവാത്ത് കൊണ്ടും നല്ലോണം ചോലാക്കി നേരം കാലം മുഴുവൻ അതിൽ പോയി ഊർജ്ജ സമയം കംപ്ലീറ്റ് ഒപ്പത്തഹവ ഇലാഹു ഹവാ അവൻ തടിഹവാണ് ഇലാഹാക്കി വെച്ചു ആയത്തിനൊപ്പിച്ചതാണ് പറഞ്ഞു വഹൂജി ബബിദാലിക്കൻ മുഷാഹദത്തി മൗല മൗലാന്റെ മുഷാഹദയെ തൊട്ട് മഹജൂബുമായി മാറി فسقط في أسفل سافلين وطرد عن ساحة رب العالمين അല്ലേ അതുകൊണ്ട് പമൻ നബാഹ നഫ്സഹു അതാണ് ഇനി ബൈത്തിലേക്ക് കിടക്കുന്നതാണ് ബൈത്തൊപ്പിച്ച് ഒമൻ നബാഹ നഫ്സഹു മാ തഹുവാഹു നഫ്സ മാ തഹുവാഹു ഒമൻ നബാഹ നഫ്സഹു വഅതഹ കുല്ല മാ തഹുവാഹു എന്ന് പറയുമ്പോൾ ഫൈന്നമാ മഹബൂബുഹു വ മഹബൂദുഹു ഹവാഹു രണ്ടാം ബയ്യതാണ് وظل بذلك عن طريق الوصول الى മൗലാ മൗലാന്റെ ലേക്കുള്ള വസൂലിന്റെ മാർഗത്തിനെ തൊട്ട് അവൻ ദലാലത്തിലുമായി قال الله سبحانه وتعالى فرأيت من اتخذ إلهه هواه وأضله الله على علم وختم على سمعه وقلبه وجعل على بصره غشاوة فمن يهديه من بعد الله തടിഹവാനെ പിടിച്ച് ഇലാഹാക്കി ഒത്തനിയുണ്ടോ എന്നിട്ട് ഇൽമുള്ളതോടുകൂടി തന്നെ എന്ത് ചെയ്തു അവൻ നലാലത്തിലായി മാറി അവന്റെ സംസിനും കൽബിനും മുഴുവനും ഒന്നാമത്തെ സീല് ചെയ്തു ഹൈറൊന്നും കാണാത്ത രീതിയിലായി അവന്റെ ബസറിന് ഹിഷാവത്ത് ഉണ്ടാക്കി ഇനി അവന് ഇതാത്തിലാക്കാൻ ആർക്ക് കഴിയും അല്ലാത്തല്ലാണ്ട് ഇത്തിബാൽ ഹവ എന്നുള്ളത് ഹുദാന്റെ സബീലിനെ തടയുന്ന സാധനമാണ് قال الله تعالى ولا تتبع الهوى في അൻ സബീലില്ല വേണ്ട അവാണ് പിൻപറ്റാൻ പാടില്ല അന്നേരം എന്താക്കും അന്നാണ് സമയത്തും തടഞ്ഞു കളിയും രചിക്കുന്നവർ വയുഹ്മിലെ നൂറ ശരീരത്തി ശരീരത്തെ അകക്കാഴ്ചന്റെ നൂറ് കെടുത്തിക്കളിയും വയസമിസ് ഷുആൽ ബസീറത്തി ബസീറത്തിന്റെ ഷുആനെ പോലും എന്താക്കി കെടുത്തിക്കളിയും ബസീറത്തിന്റെ മൂന്ന് ഘട്ടമാണ് ഏതല്ല സ്വാൽ ബസീറത്ത് അയൽ ബസീറത്ത് ഹക്കുൽ ബസീറത്ത് മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം കൂടുഭാഷയാണ് ഇത് ഉള്ളു തന്നെ അർത്ഥമുള്ളൂ ഉള്ളിലുള്ള സാധനമാണല്ലോ ബസീറത്ത് ബസീറത്തിന്റെ നൂറിന് മൂന്ന് ഘട്ടമുണ്ട് നിഷാവുൽ ബസീറത്ത് അയിനുൽ ബസീറത്ത് ഹക്കുൽ ബസീറത്ത് ഞാൻ അയൽ ബസീറ ബസീറത്തിന്റെ കണ്ണു നിർത്തം വെക്കരുത് അത് മൂന്ന് കോട് ഭാഷയിൽപ്പെട്ട മൂന്നെണ്ണം അതായത് മനുഷ്യൻ രണ്ടാമത്തെ വാഹനത്താകത്ത് പഞ്ചേന്ദ്രിയങ്ങളും അക്കിലുമാകുന്ന അഞ്ചൊന്നും ആറ് കൊടുത്തല്ലോ അതിന് പുറമേയുള്ള മറ്റൊന്നാണ് ഇത് ബസീറത്ത് എന്നുള്ള സാധനം അത് ഏഴാമോ പതിനാറാം ദിനം പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട് അത് തുറക്കപ്പെടുന്ന വിഷയത്തിൽ അഞ്ച് ഗ്രൂപ്പുകാരാണ് ഈ ലോകത്ത് പഠിച്ചത് വിചാരിക്കണം മറ്റെല്ലാം തോന്നിട്ടുണ്ടോ അഞ്ച് ഗ്രൂപ്പ് ഒന്ന് അത് പച്ച കെട്ടിറങ്ങിപ്പോയി ഇനി ഒന്നും സാധ്യമല്ലാത്ത രീതിയിൽ പച്ച പോയി ഇനി ആര് വന്നാലും നേരെയാക്കാൻ കഴിയില്ല അതിന് കാഴ്ചയില്ല ഒന്ന് ഇനി തുറക്കപ്പെട്ടു തുറക്കപ്പെട്ടത് തന്നെ ചിലപ്പോൾ എന്താകും അത് അടഞ്ഞു കിടക്കുന്നുണ്ടാവും എന്നാണ് പക്ഷെ പൊട്ടിയിട്ടില്ല അടഞ്ഞു കിടക്കും ഒന്ന് തുറക്കപ്പെട്ടതിൽ കുറച്ച് തുറന്നാള് നടുത്തരം തുറന്നാള് കൂടുതൽ തുറന്നാള് അഞ്ചായ എന്നെയാ പച്ചടച്ചു ഒന്നുമില്ല ഒന്ന് വേറൊന്നുമില്ല കാരണങ്ങളാൽ മൂടപ്പെട്ടു പോയി മറ്റ് തുറന്നതിൽ കുറച്ച് തുറന്നു ഇത്ര തുറന്നു ഇത്ര തുറന്നു അപ്പൊ മൊത്തം അഞ്ചയില്ലേ അപ്പോൾ പച്ച കെട്ടുപോയിട്ടുണ്ട് എന്നതിന്റെ ദലീലും കുറച്ച് തന്നാലുണ്ടാകും ഇവിടെ ദലീലും മൂപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് പത്തിട്ടും പറഞ്ഞിട്ടുണ്ട് പച്ച കെട്ടുപോയ ദലീൽ എന്താ പറഞ്ഞത് ഇരുത്തിഹാദു കഫീമ ലുമിനലക്ക വതഫ്സീറു കഫീമ തുലിബ മിങ്ക ദലീലുൻ അലന്തിമാസൽ ബസീറത്തി മിങ്ക നിന്നോട് കൽപ്പിക്കപ്പെട്ട നിനക്ക് ഡ്യൂട്ടിയായി ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നീ പോരായ്മ വരുത്തുന്നു അള്ളാഹു സുബാനത്താണിയാവട്ടെ ഇനി പടപ്പോട് മുഖേനയാവട്ടെ നിനക്ക് ഏറ്റെടുത്ത കാര്യം ഉണ്ടാവും അത് കിട്ടണം കിട്ടണം കിട്ടണം അത് കിട്ടാണ്ടായി പോകുന്നില്ല വേദന വയലിന്റെ അധ്വാനവും അപ്പൊ കൃത്യം പണി പണിയെടുക്കുന്ന വിഷയത്തിൽ അലംഭാവം കാട്ടുന്നു ശമ്പളം വർധനവ് ശമ്പളം കിട്ടണം അതിനെ സംബന്ധിച്ചുകൂടാ ഊണും പണം കൃത്യമായി കിട്ടണം അതൊക്കെ ഏറ്റെടുത്ത കാര്യങ്ങളാ അതിന് വല്ലാത്ത ഇജ്തിഹാദ അപ്പൊ നേരെ തലതിരിഞ്ഞു പോയി അപ്പൊ ദലീലൻ അലന്തിമാത്തൽ ബസീറത്തിനെങ്കിൽ നിന്റെ വക്കൽ നിന്നുള്ള ബസ് ബസീറത്ത് പൊത്തിപ്പോയിരിക്കുന്ന ദൈവമെന്ന് പറഞ്ഞു അപ്പൊ ഇത് വെച്ചിട്ട് പരിശോധിക്കാം ഇന്ന് സമരം നോക്കറ അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ഉത്തരവാദിത്തം കൂട്ടാൻ ഒരു സമരം കാണിച്ചു തരി ഞാനാൾ കൊടി തുടങ്ങി പോയി ഞാൻ എന്റെ ഡ്യൂട്ടിന് വഹിക്കാൻ വേണ്ടി സമരം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട ഡ്യൂട്ടി ഡ്യൂട്ടി ഒരു കാര്യം അത് അന്നാന്റെ കാര്യമാവട്ടെ മൊത്തത്തിലാവട്ടെ എന്തു കാര്യം മൊത്തത്തിലാ പറയുന്നു നമ്മൾ കേൾപ്പിക്കപ്പെട്ട കാര്യം അതിന്റേതായ കൃത്യത അതിന് യാതൊരു പാകപ്പഴവും ഇല്ലാത്ത വിധത്തിൽ നമ്മൾ കേൾപ്പിക്കപ്പെട്ട കാര്യമാണ് അതിന്റെ മുക്കാബിലയില് ബിരിയാണി പൈസ ചോറ് വാഹന സൗകര്യം കടപ്പറ എല്ലാം മകമൂലാണ് അതിനെന്തെങ്കിലും പന്തിയോട് വരുമോ എന്നതിലെ ഇവന്റെ ശ്രദ്ധ ഇതെങ്ങനെ ആടൊന്നും ശ്രദ്ധയില്ല എന്നെന്ത് വന്നു ഇരുത്തിഹാദ് കഫീമ ബഹുലക്ക ദലീലുൻ ബസീറത്തിനി ബസീറത്ത് പൊട്ടിയിരിക്കുന്നു ദലീൽ ഇനി കുറച്ച് തുറന്നാൽ മൊത്തം പറയാം ബാക്കി കണക്കൂട്ട അതാണല്ലോ മണ്ണ് കൊച്ചിട്ട് പറയാം ഷുഹാവുൽ ബസീറത്ത് ഇഷിദുക്ക പൂർവഭൂമിക്ക വായൽ ബസീറത്തി ഇഷിദുക്ക അതമക്കലി വുജൂദിഹി വഹക്കുൽ ബസീറത്തി യുഷിദുക്ക വുജൂദഹു ലാ വര വലാതമക്കാന്ന് ഷുഹാൽ ബസീറത്ത് തുറന്നാൽ അല്പം എന്ന് പറഞ്ഞില്ല അതെന്താക്കും അള്ളാഹു സുബാനുഭവത്തല്ല പൂർവ്വം എനിക്ക് സാഹിതാക്കി തരും ഇപ്പൊ നമ്മളെ വഹുബ് പ്രകാരം എന്തായി അള്ളാഹുത്തല ബൈദർ എവിടെയോ ഇറക്കിയെന്ന് അള്ളാഹ് പക്ഷെ അള്ളാഹു സുബാനുഭവത്താൽ അവനെ പറ്റി പരിചയപ്പെടുത്തിയെന്ന പൈനെ കരീമെന്ന പരിചയപ്പെടുത്തി ആരെങ്കിലും വന്ന് എന്ന് പറഞ്ഞു പറഞ്ഞേ താലക്ക ഇബാദി അന്നി പൈനി കരീബ് കുറവ് കൊണ്ട് ഉസ്താദിനോട് പോകുന്നതാണ് അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തിയത് നമ്മളെ വകുപ്പ് പറയുന്ന എന്താന്ന് ബാഹിതാണ് എവിടെയോ ഇറക്കിയെന്ന് അള്ളാഹ് അശ്രദ്ധയിലല്ല അള്ളാഹ് നമ്മൾ കേൾക്കുന്നില്ല കാണുന്നില്ല നമ്മൾ അടുത്തുമില്ല ഷാഹിദുമല്ല മസൂദുമല്ല ഒന്നുമല്ല എവിടെയോ ഒരു അന്ധമായതോ ദൂരത്ത് നടക്കുന്നതായിട്ട് അവിടെ അറിയിക്കുന്നു അതാ വകുപ്പ് മുഹമ്മദ് തഹസീബിന്റെ ഒക്കൂല വഹമിന്റെ ഇതാന്ന് പറഞ്ഞില്ലേ നമ്മൾ ബസ് സ്റ്റാൻഡിൽ രണ്ട് ബസ് നിർത്തിയത് അപ്പൊ നമ്മളിങ്ങനെ ഉള്ളിൽ നിന്ന് പ്രത്യേകം നോക്കാതെ കണ്ട് ബസ് ഇങ്ങനെ മുമ്പിലെ ബസ് അങ്ങോട്ടാണോ പോകുന്നത് നമ്മളെ ബസ് ഇങ്ങോട്ടാണോ പോകുന്നത് നമുക്ക് തപ്പു തപ്പു വരുന്നുണ്ട് നമുക്ക് തോന്നുന്നു നമ്മൾ കയറിയ ബസ് എടുക്കുന്നുണ്ട് മറ്റേ ബസ് മുന്നോട്ട് നീങ്ങുന്നുണ്ട് തഹക്കേക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ അമ്പത്താറ് വേണ്ടിയിട്ട് ബേക്കോട്ട് എടുക്കുന്ന തഹക്കേക്ക് തിരിയാം ഈ വഹുമ നമ്മളെ ഹിജാബ് അള്ളാഹുവിന്റെ കുറവ് നമുക്ക് ചാഹിദാണല്ലോ കുറവുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് ഖുറായി പറഞ്ഞുകൊണ്ട് അംഗീകരിക്കുന്നുണ്ട് പക്ഷെ നോക്കില്ല നോക്കില്ലേ നുള്ളിയാ വേദനിക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ നുള്ളിയിട്ട് വേദന അറിയുന്ന മറ്റൊന്നാണല്ലോ അപ്പൊ കരീബാണെന്നുള്ള ബോധ്യം അങ്ങോട്ട് അങ്ങോട്ട് വരും അന്ന കരീബ് തന്നെയാണ് ആ ബോധം അങ്ങോട്ട് പോയി അത് ശ്വാൽ ബസ് തുറക്കുമ്പോൾ തന്നെ അപ്പൊ എന്ത് വരും വല്ല ദോഷങ്ങളാണ് ചെയ്തതെങ്കിൽ ഒരു പക്ഷെ മനുഷ്യൻ ഒന്നിക്ക് ദോഷമായിരിക്കും അല്ലെങ്കിൽ നല്ലതായിരിക്കും നല്ല ചെയ്യുമ്പോൾ എത്ര ചെറിയ കാര്യം അന്നാ നിൽക്കാണ്ട് വന്നിട്ടുണ്ടല്ലോ എന്നുള്ള റജാൽ കാണാൻ മുന്നിട്ടുണ്ടാവും അന്ന് അറിയാണ്ട് പോയിട്ടില്ല ഒരുപാട് നേടിയില്ല അമ്മ ഞമ്മൾ നിസ്താല ഇടത്തിൽ കൈറഞ്ചറ ഒരു നിസ്താല നിറ ചെയ്താലും അന്ന് അറിയുന്നല്ലേ അവിടെ നിന്ന് അറിഞ്ഞല്ല നിൽക്കാണ്ട് വന്നല്ല പ്രത്യേകിച്ച് അങ്ങ് വന്നോണ്ടിരിക്കും ചെറിയൊരു ദോഷമെന്ന് ഓന്റെ സാന്നിധ്യം വെച്ച് ചെയ്യാനോ എന്നുള്ള തെജറും വരും എന്തെങ്കിലും ചില്ലറ പരാതികൾ ഇവർക്ക് വേവലാതികൾ വരുന്നു നമ്മൾക്ക് അവിടെല്ലാം പറഞ്ഞു നമ്മളെ മുമ്പിൽ അല്ലയില്ല ഗുഹാനിവാസികൾ പറഞ്ഞെന്താന്ന് നല്ല എടുക്കട്ടെ നമുക്ക് അല്ലയില്ല അതാണ് പറഞ്ഞപ്പോലെ ദ്വാരനത്തര മക്കൾ നല്ല കുടുങ്ങിയല്ലേ പറയുന്നത് എന്താപ്പോ പ്രശ്നം ഗുഹയിൽ കുടുങ്ങിപ്പോയിന് വായുവില്ല വെള്ളയില്ല വെളിച്ചയില്ല കാറ്റില്ല നമ്മളെ പരാതി കേൾക്കാനും ആളില്ല മൊബൈൽ ഫോൺ വിളിക്കാനും കഴിയൂല രക്ഷപ്പെടുത്താനും ആളില്ല അങ്ങനെ കുടുങ്ങിയെന്ന് ആരും അറിയൂല്ല എന്താ ഇപ്പൊ ഒന്ന് അജ്ഞാതം വെച്ച് മുന്നോട്ട് നഷ്ടപ്പെട്ടു വരും എല്ലാം അള്ളയുടെ ഒന്നാമത് കാരണം പോലെ ഇതായിരിക്കും ദ്വാരാന്ന് മൂന്നാൾ ഇഷ്ടപ്പെട്ടില്ലേ വാട മുമ്പിൽ വരുന്നത് കുറുബ എത്ര അടുത്തുള്ള വാങ്ങിക്കുന്നതിന് പറയാനും പോകുന്നു പ്രശ്നങ്ങളും പരാതികളും വരുന്ന അവസരത്തിൽ നേരെ അതീപായ അമ്മയിൽ നിന്നാണ് സൂചന വരുന്നത് പരക്കപ്പായല്ല അപ്പൊ ഇങ്ങനെ പരക്കപ്പാത്തിൽ വരുന്നുണ്ട് തെറ്റ് ചെയ്യുന്ന അവസരത്തിൽ ആ ബോധമില്ലാന്ന് സ്വാൽ ബസ്സത്ത് തോന്നത്തില്ല എന്ന് മനസ്സിലായി സ്വാൽ ബസ്സത്ത് തോന്നുന്നു തോന്നത്തില്ല അപ്പൊ അതും കൂടെ പിന്നെ എന്തെങ്കിലും മുന്തം മിസ്സായി മാറി അതല്ലേ വയപ്പിലേക്ക് സ്വാൽ ബസീറ അല്ല അടിയിലെ പടി പോലും കിട്ടും ഇനി അപ്പുറം തുറന്നാൽ എന്താക്കും യുസിദുക്ക അയിനൽ ബസീറത്ത് യുസിദുക്ക അടിമക്കടി ഉജൂതി ഓന്റെ ഉജോതില്ലെങ്കിൽ ലയിച്ചത് നിന്റെ അതുമാണ് അപ്പൊ കംപ്ലീറ്റ് ഞാനും ഇല്ല എന്റെ അത്തുമില്ല ഞാൻ തന്നെ ഇല്ല തീർച്ചയായും ചെയ്യൂല ഒറ്റ കംപ്ലീറ്റ് ഫനാകും അക്കുൽ ബസീറത്തായി കഴിഞ്ഞാൽ ഈശ്വരിക്ക വജൂതവും ആ വജൂതൊക്കെ വരാതെ നോക്കാം നിന്റെ വജൂന്നും നോട്ടയില്ല നിന്റെ അതുമൊന്നും നോട്ടയില്ല വക്കായിലേക്ക് തിരിച്ചു വന്നു ഒരാളുടെ വക്കാൽ തിരിച്ചു വരുമല്ലോ അപ്പൊ ആലമൽ ഹിക്കുമത്തിൽ ഇവരുണ്ട് ആലമൽ കുതിരത്തിൽ അള്ളാഹുന്റെ മുത്തത്തിൽ പോന്നു വരും ശരീരം ബില്ലായി വരും അപ്പൊ ഷാൽ ബസീറത്തുണ്ടല്ല പ്രത്യേക കോർബാത്ത് അറിയിക്കുന്ന ഓരോ കെലിമത്ത് തന്നെയാണ് ഷാൽ ബസീറത്ത് അയൽ ബസീറത്ത് ഹക്കൽ ബസീറത്ത് ഇല്ല അത് കാല ഷായർ പറഞ്ഞിരിക്കുന്നു പണ്ട് ഏവി പാടിയ പാട്ടാണ് ഇത് ഇനാറത്തു ലക്കിലിമക്ക് പാട്ടാണിത് പാടി എനിക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല ആ പാട്ട് കേട്ട എനിക്ക് ഓർമ്മയുണ്ട് ഇനാറത്തുൽ നക്കലി അഖിലിന്റെ ആ പ്രകാശം ചൊരിയൽ മക്കസൂഫൻ അത് ഗ്രഹണം ബാധിച്ചു പോകും ഈ തവ ഈ ഹവ ഹവാ തൊഴിൽപ്പെടലുകൊണ്ട് എന്നാൽ വാക്കലു ആ ഹവ ഹവാക്ക് നേരെ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന്റെ അക്കലുണ്ടല്ലോ അത് യദ്ദാബ് തൻവീർ അതിന്റെ പ്രകാശം കൂടി കൂടി കൂടി വെത്താണ്ടാല് നമ്മിന്നല്ല അക്കല് വർദ്ധിക്കുന്ന പറയാ ചെയ്തില്ലേ അക്കല് ഓർമ്മശക്തി വർദ്ധിക്കലുണ്ടോ എന്ന് ഞാൻ ഒരു ചോദ്യത്തിൽ ചോറിക്കൊണ്ടും പോകാൻ ചർച്ച അന്നേരം വന്നാ അപ്പൊ ഞാൻ പറയേ വഴികൾ ഓർമ്മ നോക്കുന്നുണ്ടോ قال الشاعر لا تطبع النفس في هواها إن اتباع الهوى هوانون എങ്ങനെയാണ് നെഫ്സിന് നീ തോർത്താൻ പാടില്ല അതിനെ തടങ്ങിയ ഹവയിലായിക്കൊണ്ട് എന്തുകൊണ്ട് ഇന്നത്തിബാൽ ഹവാ ഹവാൻ എത്തിബായ ഹവാനുൻ ഒരു ന്യൂനം ചേർത്തു ഹവാനായിപ്പോയി ആ വക്കാല ബാധവും അൽ ഹവ ശരിക്കുറത ശരിക്കും എന്ന് പറഞ്ഞാൽ കരിവല അങ്ങനെയല്ലേ ഉള്ളത് ശരിക്ക് ശരിക്ക് ശിർക്കുന്നല്ല ശരിക്ക് അല്ല ഐശബക്കത്തുഹോ മസീദത്തുഹോ റദാ എന്ന് പറഞ്ഞ മുസീബത്തുകൾ അത്യാഹിതങ്ങൾ അതിനെ കൊയ്യുന്ന ഒരു ശരിക്കാണ് ഒരു വലയാണേത് അവാന്നുള്ളത് ഹവാന്നുള്ളത് അത്യാവശ്യപ്രധാന ഓ അത് ശരിയാ വഹുവായി സമബുദ്ധി വല്ലാണി വലിൽ തിഹാസിന്റെ തഹബി ശൈത്വാൻ ഇനി വക്കാൽ അതൊരു സുമ്മ അച്ചാറില്ല തക്രീരി തബിബി താരിഫ് മൂന്നാമത്തെ സബബ് ഏതാ പറഞ്ഞത് ആലമുൽ മഴക്കോൾ എന്നൊരു ആലമുണ്ട് ഈ കാണുന്നൊന്നുമല്ല അതിന്റെ അപ്പുറം കാലം കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ജഹിലീബിൽ ആലമിൽ മഴക്കോലി വാശുകലി ബി വാഹിരിൽ മങ്കൂലി എന്ന് പറയല്ലോ ആലമുൽ മാക്കോൽ എന്നൊരു ആലമുണ്ട് ആലമുൽ റുഹാനി എന്ന് പേര് പറയും ആലമുൽ മഹാനി എന്ന് പേരുണ്ട് എന്നൊക്കെ പല പേരും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ജബറൂത്ത് നിബാറത്തിനും ചിലപ്പോൾ മലക്കൂത്ത് നിബാറത്തിനും ഈ ദുഞ്ഞാവ് മാത്രമല്ല ഇനി അപ്പുറമുണ്ട് എന്നുള്ള ഒരു ജഹലാണെന്നല്ല മൂന്നാമത്തെ കാരണം പറഞ്ഞത് സൂഫ്യത്തിന്റെ ഓരോ ഉസൂലിൽപ്പെട്ട ഓരോ കാരണം എല്ലാം മുമ്പ് ഓതി കഴിഞ്ഞു എല്ലാം ആവർത്തിക്കാന്നേ ഉള്ളൂ ثم وهو الجهل بالعالم المعقول فقال تالله ما يجمل باللامي جهل البعيد منه والقريب തല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യമായ ജുമലു ജമീലല്ലാത്ത സാധനമാണ് അഭികാമ്യമല്ല അർക്കിബിൽ ലബീബി ബുദ്ധിമാനായ ഒരു മനുഷ്യനിക്ക് ജമീലായ സാധനമാണത് ജഹുരുൽ ബഹീദ് നിന്നു അവനുമായി ബഹീദായ കാര്യങ്ങളെപ്പറ്റി അറിയാണ്ടുക്കൽ ഖരീബായ കാര്യങ്ങളെപ്പറ്റി ബഹീദ് എന്താണ് ഖരീബ് എന്താന്ന് പറഞ്ഞാൽ ഈ ഈ ലോകം ഉപരിലോകം ആലുമുൽ മേപ്പൂര് ചിലർക്ക് ഖരീബ് ഏതായിരിക്കും ഇത് മറ്റേത് ബഹീദായിരിക്കും അവർ തന്നെ ചോലാകുന്ന ആൾക്ക് എന്തായിരിക്കും അത് ഖരീബാണ് ഇത് ബഹീദായിരിക്കും അതൊക്കെ മുമ്പ് പറയും ചെറുതത്തിൽ രണ്ടു തരം ലോകം ഒന്ന് ഭൗതിക നാസൂസ് നാസത്തിന്റെ അപ്പുറന്നുണ്ട് മലക്കോത്തുണ്ട് ജബറോത്തുണ്ട് ലാഹോത്തുണ്ട് മൂന്ന് ഘട്ടങ്ങളാക്കി തിരിച്ചാൽ അല്ലെങ്കിൽ മലക്കോത്തും ജബറോത്തും മാത്രമാണ് മുപ്പറ പോക്കിയിട്ടുണ്ട് നാസത്തിന്റെ വേണ്ടി അല്ലെങ്കിൽ ആലമുൽ മഹാരി അല്ലെങ്കിൽ ആലമുൽ റൂഹാനി എന്ന് പറയും എത്ര വെറും തോന്നുന്നുണ്ട് എന്നല്ല ജിസ്മാനിക്ക് ഓപ്പോസിറ്റായിട്ട് പറഞ്ഞത് അത് അക്കുൽത്തു അൽ മാ യജുമൽ ബില്ലബീബ് എന്ന് പറഞ്ഞു ലബീബ് എന്ന് പറഞ്ഞാൽ അതുപോലെ കാമിലുള്ളക്കൽ അക്കല് പൂർത്തിയാക്കപ്പെട്ട ആൾക്കാർ ലബീബ് എന്ന് പറയാം ലുബ് അതിനാണല്ലോ ഉരുൾ അൽബാബ് പിടിച്ചത് മജിലിസുൽ അൽബാബ് അതുകൊണ്ടല്ലേ പേരിട്ടത് വൽ ബീദു ജഹിദുൽ ബീദി വൽക്കരീബ് എന്ന് പറഞ്ഞ ആ ബീദ് ഏതാ അതിൽ നിന്ന് ഹുവ ദുൽമത്തുൽ ഹിസ് ഹിസ്സാകുന്ന ഈ ദുൽമത്ത് കഥാപത്തുള്ള ദുൽമത്താണ് അൽക്കോന് കുൽഹ ദുൽമത്ത് എന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഈ കോണി കമ്മിണിക്ക് എന്താ ഇരുട്ടാണ് അള്ളാഹു തൊട്ട് അറിയുന്ന സാധനമാണ് ഇതുകൊണ്ട് ചൂടാക്കിക്കൊള്ളു അതായത് വൈനമ അനാറവ് മുജൂർ ബുഹൂരൽ ഹക്ക് ഈ അള്ളാഹു സുബാനോത്താലുള്ള ബുഹൂറ് അവർ പ്രകടമായി കഴിഞ്ഞാൽ ഇത് പ്രകാശിക്കാതോ കണ്ണാടിയൊക്കെ ഇപ്പോ ഈ സ്റ്റീൽ പാത്രം ഇത് നിർത്തുന്നതിന് നോക്കിയാൽ എന്താ ഗുൾമത്താണ് അതിനെ പ്രോത്സാഹിക്കാൻ തുടങ്ങുന്നതാണ് അവർ നമ്മൾ തസ്തികല്ലാണ് ചെല്ലുന്നത് അത് ഈ ചേട്ടന്റെ ഉച്ചക്കെട്ട് നല്ല രീതിയിൽ ചോദിച്ചിട്ട് ഇരുപത് വെച്ചിട്ട് എന്ന് പറഞ്ഞ് ചമ്മത്തിലാക്കി കൊടുത്തെന്ന് പറഞ്ഞ് ഇതിനകത്തേക്കാണ് വൽ കരീബ് ബിന്ദു ഇതിനോടൊക്കെ ഇതിനോടുള്ള കരീബ് എന്ന് പറഞ്ഞത് നൂറുൽ മഹാനി മഹാനിയാനുകളാണ് മൂപ്പാർത്തേക്ക് കൊണ്ടപ്പോയ എന്താ അസലിലേക്ക് നോക്കി അസലിലേക്ക് നോക്കിയ റോഹിൻ ഏതാണ് പക്ഷേ കരീബ് ഏതാണ് മഹാനിയല്ലേ അവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടാണ് പീഡം നിൽക്കുന്നത് തടിയിൽ അറസ്റ്റ് ചെയ്തിട്ട് വേറെ നാട് നാട് കടത്തിയിട്ടാണ് അന്ന് ഇവിടെ വന്നത് അന്നലൊക്കെ നോക്കുമ്പോൾ അച്ഛൻ കൊണ്ട് ഇതാ ഇത് ഭയതാണ് ഇപ്പൊ എല്ലാ അവസ്ഥയിലേക്ക് നോക്കിയിട്ട് എന്താ പറയുന്ന കഴിയുമെന്ന് പറഞ്ഞൊക്കെ വേണമെങ്കിൽ അല്ലതി വസ്തുലുഹു വസ്തുലുഹു അത് തപ്പോലു അൽ ബഹീദ് മിനൽ നിസാനി ദുൽമത്തുൽ അവാനി ഇപ്പം പറഞ്ഞ അതേ വിഭാഗത്തൊന്ന് മാറ്റി ലബ ബൈർ എന്ന് പറഞ്ഞാൽ അവാനിയുടെ നിർമ്മത്ത് പറഞ്ഞ പിന്നെ വൽ കരീബ് എന്ന് പറഞ്ഞാൽ നൂറുൽ മഹാനി അൽ മുഫ്നിയത്തിലില്ലവാനി മുഹനീത്തിനുള്ളത് മൂഫിനിയത്തിനാകണവൻ അവാനികളെ ഫനാദിക്കളിയും ഈ മഹാനി വന്നാൽ അതിന്റെ സ്ഥിതി തന്നെ മഹാനിയുടെ ഷുഹൂദ് വന്നാൽ പിന്നെ അവാനിയില്ല അതിനെ ഫനാക്കളിയും അതല്ലേ നാദുൽ മസീറത്തിൽ നാദിറൻ നഹബൽ അസർ അസറേതാ ഏതാ അവാരി ബല്ലിൽ മുഹസിന് ബിദ്ദുഹോനി അനിൽ അസർ മുഹസനിലേക്ക് നോക്കുന്ന അവസരത്തിൽ ഇന്നില്ല അസറിനെ കൊണ്ട് നോട്ടയില്ല അതിന് തീർക്കും ചെയ്യണം ഇതിനോട് നോട്ടയില്ലല്ലോ അപ്പൊ എന്താക്കും അവാണിയുടെ തജിൽ മയാനിയുടെ തജില്ലി അവാണിയെ പരാജയപ്പെടുന്നു അവിടെ മുഖനീയത്തിൽ നിന്നുള്ള മോസിനീയത്തിൽ അവധിയാണ് അതെങ്ങനെയാ ഇതിന് അപനാഥ എഴുതിയിട്ടില്ലേ ആ ഔ തക്കൂലു അല്ല മറ്റൊരു മാന അൽ ബീദു മിൻഹു എന്ന് പറഞ്ഞാൽ ഒരു തജല്ലിയാത്തിൽ മുംഫത്തിലെത്തുവാനുഫിൽ ഹിസ്തി ഹിസ്തിൽ മുമ്പത്തിലായ തജല്ലിയാത്ത് ഉണ്ടാകുമല്ലോ ആകാശം ഭൂമി മല പർവ്വതങ്ങൾ ഇങ്ങനെ മുമ്പത്തിലായ ആലം വല്ല അറുതിന് വമാബൈനഹുമ കരീമ മിൻഹോ ജിസ് മുഹൽ മുത്തത്തിൽ ഇവനോട് മുത്തത്തിൽ അപ്പൊ തനുരിയും ആയാത്തിന ഫിൽ ആഫാഖി എന്ന് പറഞ്ഞാണ് ബായിദ് വഫി അംഫസിക്കും എന്ന് പറഞ്ഞാണ് ഇത് കരീദ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഇപ്പൊ തനുരിയും ആയാത്തിന ഫിൽ ആഫാഖി വഫി അംഫസിക്കും നിങ്ങളുടെ ശരീരമായി ബന്ധമില്ലാത്ത ആഫാത്തിനെന്ത് ചെയ്യും നിങ്ങൾക്ക് ആയാത്തിന് നിലനിർത്തി തരും നെഫ്സിൽ പറമിയും ആരേക്കും അസ്സലാം മോൻ എങ്ങനെ അർത്ഥം വെച്ചാലും മുത്തസ്ലം ഫിൽ മാന നമ്മളെ മായാലും മുത്തസിത്താലുള്ള തന്നെയാണ് എന്താ പറഞ്ഞാൽ എല്ലാം പരസ്പരം ബന്ധമുണ്ട് കമാക്കാല ശക്തി പറഞ്ഞില്ല എന്നെ പറ്റി മുത്താഹിദുൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തി പാർത്തിട്ടാലോ ക്രിസ്ത്യൻ മൂപ്പർ ജോലി കൊടുത്താണ് ഇതിൽ പാടുന്ന ക്രിസ്ത്യൻ തന്നെ മൂപ്പർ ജോലി ആള് അതുകൊണ്ട് ഫയം പറയും ആവശ്യമാകും ജമീ കരീബിലും അവനിക്ക് മാരിഫത്ത് ഉണ്ടാകണം ബഹീദിനും മാരിഫത്ത് ഉണ്ടാകണം ഇതുപോലെ തജല്ലി ജമാലിൽ മാത്രം പോരാ ജലാലിലും പോണം എന്ന് പറഞ്ഞില്ല എന്നാലും മാരിഫത്ത് പൂർത്തിയാവും നമുക്കിപ്പോ ജലാലിയ ജമാലിയ തജല്ലി വന്നാൽ അഹമ്മദില്ല അന്ന ചെയ്ത് അന്നന്തിന് അങ്ങോട്ട് തുടങ്ങും ജലാലി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രാളും വന്നു അവിടെ പിന്നെ അന്നൊന്നുമില്ല പണ്ടെന്താ പറഞ്ഞത് ജലാലിക്കൂടും ജമാലിക്കൂടും വന്നെങ്കിലേ മാരിഫത്ത് പൂർത്തിയാവുള്ളൂ എന്നാണ് ഇതേമാതിരി കരീമും ബഹീദിലും വേണം മാരിഫത്ത് വേണം അപ്പൊ പലായുജ്മിലു ബില്ലബീബി ലബീബായ ബുദ്ധി സാമാന്യ ബുദ്ധി സാമർഥ്യമുള്ള ഒരുത്തന് ജമീലല്ല അയ്യജിഹല മാഹുവക്ക് ബഹീദും മിൻഹു അവനെ തൊട്ട് ബഹീദായൊരു കാലം മിൻ ഉൽമത്തിൽ ഹിറ്റി അതാണല്ലോ പന്ത് പറഞ്ഞു ബൈദ് അതും അറിയണം ഒമാഹുവക്ക് അദീബം മിന്നു മിന്നൂരിൽ മഹാനി അജവയാൻ നൂറുൽ മഹാലിയാണ് ബഹീദ് ഖരീബ് അത് പറയണം അപ്പൊ നൂറ് റൂഹയ്ക്ക് അക്രബു അപ്പൊ മൂപ്പർ കൊണ്ടാന്ന് ഇപ്പൊ ഏതാണ് റൂഹാന്റെ ഭാഗത്തേക്കൂടി മഹാനിയാണ് അക്രബു എന്ന അതിന്റെ മൂപ്പറയും നൂറ് റൂഹയ്ക്ക് അക്രബുയിലേക്ക് മിൻ റുൽമത്ത് ഹിസ്തിക്ക കരീബിനടുത്തേക്കല്ലോട്ട് പോയത് അതിലേക്ക് നോക്കിയില്ല അപ്പോ റൂഹിന്റെ നൂറാണ് നുൽമത്ത് ഹിസ്റ്റിനാക്കാൻ അക്രബ് അതുകൊണ്ടാണ് മൂപ്പർ ഉണ്ടാക്കിയത് അതിനെ കരീബ് നിബാർത്തിട്ടത് എന്തുകൊണ്ട് ലാക്കിൻ എങ്കിലും ലമ്മസത്തിൽ ബസീറത്തോ ബസീറത്ത് മുന്തമിട്ടായിപ്പോയി നേരത്തെ പറഞ്ഞ ആ അഞ്ചു മർത്തവിൽ അടിയിലെ പടിയിലെത്തി പാറ്റ കെട്ടടങ്ങിയാളായിപ്പോയി തുറക്കപ്പെട്ടിട്ടുമില്ല കുറച്ചു തുറന്നിട്ടുമില്ല നടുത്തരവുമില്ല അധികവുമില്ല മുന്തമിസായിപ്പോയി മുന്തമിസായി പോയപ്പോ എന്തായി തരിയോ കരി ഭാവിയിരുന്ന സാധനം ബൈതായി ബൈതായ സാധനം കരിയിപ്പോയി നീ ഏതായിരിക്കും ഇഷ്ടവത തിർവോഹബി തദ്ബീരി ഹാദൽ ജിസ്മി ഈ ജിസ്മിന്റെ തദ്ബീർ കൊണ്ട് റോഹ് ശൂലായി അതിന് ഷഹബാത്തും അഹറാദും അർത്ഥമാക്കുമ്പോൾ അസ്ഫലിസാഫിലീനായി മാറി മിൻ ഹദറത്ത് റബ്ബിൽ ആലം ബായിദായി മാറി ശരിക്കും വന്ന അസലേതായിരുന്നു ഹദറത്ത് റബ്ബിൽ ആലമിയാണ് മാഹു ഫറക്കത്ത് മാഹു കരീബുൻ ഹസറത്തിൽ ഹബീബ് ഹബീബായ അള്ളാഹുവിന്റെ ഹസറത്തിന്റെ നൂറിനോട് കരീബായ ഒന്നിനെ ഉപേക്ഷിക്കുകയും ആ അതുമായി വൈദായത് അതാണോ അതിന് മിന്ന് ഏതാ മാക്ക് പറയാൻ മാണ്ടല്ല മാക്ക് പറയാൻ മിന്നുൽമത്തിൽ ഹിസ് അതിനിപ്പോ എന്തായി വൈദായ സാധനം കാര്യം ബാക്കി കാര്യമായ സാധനം ബാധിക്കാം ഇനി ഇതിൽ ഈ തഹസീൽ അപറാവിഹി തൗഫീൽ ഷഹവാത്തിഹി അങ്ങനെ ഫർത്തബത്തത്തി ആലമിൽ അസ്ബാഹ് അങ്ങനെ ആലമുൽ അസ്ബാഹി തന്നെ കെട്ടിത്തിരിഞ്ഞുപോയി അവിടുന്ന് മോചനമില്ല വലം തർജീല ആലമിൽ അർവാഹിലേക്ക് അതാണ് ആലമുൽ മഹാനി എന്ന് പറയുന്നത് ആലമുൽ മഹക്കോ എന്ന് പറഞ്ഞത് തന്നെ ആ ബൽ എന്ന് അതിലേക്ക് മടങ്ങില്ലെന്ന് മാത്രമല്ല ബൽ അങ്കറത്ത് ബിൽക്കുൽ ഇത് അങ്ങനെ ഒന്നില്ലാതെ ഇൻകാറ് കഴിയാത്തതാണ് ഇതിനെത്തിയില്ലാതെ സമ്മതിക്കലല്ല അങ്ങനൊന്നുമില്ല നമ്മൾ എത്തിയതിന് അപ്പുറമൊന്നുമില്ല വരവിൻ പത്തഹത്തിൽ ബസീറത്തു അഥവാ ബസീറത്ത് തുറക്കപ്പെട്ടിരുന്നുവെങ്കിലെ ചാരത്തിൽ അൻവാറൽ ഹാജിബത്തൽ മാഹിയത്തലില്ലഹയാർ അത് മുഷാഹര ചെയ്യുമായിരുന്നു അൽ അൻവാറ അൻവാറിനെ എങ്ങത്തൻവാർ അൽ ഹാജിബത്ത ഇജാപ്പെടുന്നത് അൽ മാഹിയത്തലില്ലഹയാർ എല്ലാ അഹ്വാറിനെയും തേച്ചു മായിച്ചു കളയുന്ന അൻവാറിനെ മുഷാദ ചെയ്യുമായിരുന്നു എങ്ങനെ മുഷാദ ആ കഥബൈലിയാമിന്റെ കരീബ് എല്ലാ കരീബിനേക്കാളും അക്രമായി തെറ്റിക്കുമായിരുന്നു അത് അസ്വാന്റെ തീരത്തി മിങ്ക അതാ കാലത്തിൽ ഹിക്കമിൽ പറഞ്ഞു ഷുഹാഉൽ ബസീർത്തി ഇഷ്ണിക്ക കുറുബൽ ഹക്ക് മിങ്ക അങ്ങനെ ഈ ഭാഗത്തുണ്ട് വയൽ ബസീർത്തി ഇഷ്ണിക്ക കുറു അത് മക്കൾ വിജോദിഹി വഹക്കുൽ ബസീർത്തി ഇഷ്ണിക്ക മുജൂദഹുല അത് മക്ക വലാ മുജൂദക്ക قال الله ولا شيء ما هو وهو الآن على ما عليه كان മുൻപണ്ട സ്വാൽ ബസീറത്തും പറഞ്ഞു അതിന്റെ പദം പറഞ്ഞു ഹക്ക സുബാനുഭവത്താല നിന്നെക്കൊള്ള കരീബാണ് എന്നുള്ള അറിവല്ല റൗക്കുണ്ടാക്കി തരും അതിനുൽ ബസീറത്ത് മേലെ നിന്റെ അതിമിനെ ഉണ്ടാക്കുന്നു അവന്റെ വുജൂദിന് വേണ്ടി ഹക്കുൽ ബസീർ അതിന്റെ മേലെ അവന്റെ വുജൂദിനെ സുഹൂദാക്കും നിന്റെ അതിമിനെ വുജൂദിലേക്ക് നോട്ടില്ല ഈക്കാം മഹാനി പറയപ്പെട്ടതിന്റെ മഹാനി അവിടെ പറഞ്ഞിട്ടുണ്ട് വിശദീകരണം ഇവിടെ ഒന്നാം ജുസ് അറുപത്തിയേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് പേജ് നോക്കുക ഈ കിതാബിൽ തവറുകാരൻ രാജേന്ദ്ര പരിധി പിടിച്ചാടെ വെച്ചിട്ടുണ്ട് ഒന്നാം ജുസ് അറുപത്തിയേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് ഒന്നാം കാലം ഈ കാലം ആദ്യം തന്നെ മോദി വെച്ചത് ഇനി ഏതാ നാലാമത്തെ കാര്യം നാലാമത്തെ എന്താ പറഞ്ഞത് പറഞ്ഞത് നാലാമത്തെ കാര്യം അതാ ثم ذكر تقرير سبب الرابع وهو الغفلة عن أمر القلوب കൽബിന്റെ അമലിനെ തൊട്ട് ഗഫലത്തായിട്ട് ലാഹിറ മാത്രം ഒപ്പിക്കുന്ന മുള്ള വന്നു ഇല്ല ഈ നായൊക്കെ ചെയ്യുന്ന ഇത് തന്നെ വരും ഒട്ടാക പരിപാടി കൈഫായുറാഫി ജുംലത്തി സബ്ബാത്തി കൈഫയുറ എങ്ങനെയാണ് കാണപ്പെടൽ ഈ ജുംലത്തി സബ്ബാത്ത് സാധിക്യങ്ങൾക്ക് സാധിക്യങ്ങളുണ്ടോ സാധിക്കൂന്ന് സാധിക്കൂൻ മുഖർ റബുവൻ ആ സാധിക്യങ്ങളെ ജുംലയിൽ കാണപ്പെടൽ എങ്ങനെ മൻ ഒരുത്തനെ എന്നിട്ട് ഹല്ലുഹോ അവന്റെ ഹല്ല് ബാക്കിൻ മാനൊന്നു അവൻ നെഫ്സിന്റെ ഹല്ലുകളുമായിട്ട് എപ്പോഴും ഇങ്ങനെ കെട്ടിട്ടിരിക്കുന്ന രീതിയിലുള്ളത് ഇവിടുന്ന് വിടുന്നില്ല അവനെങ്ങനെ സാധിക്കുന്നത് കാണുക വണ്ടി പോയിട്ടുണ്ടാകും കേട്ടെന്നാലും കഴിച്ചിട്ട് ആ സബ്ബാക്ക് എന്ന് പറഞ്ഞത് സാധിക്കന്റെ ജംഹാണ് ഒന്നൂന്ന് എന്ന് പറഞ്ഞാൽ എന്താ മൻഹുനൂൻ ഈ ഷുഹൂൻ വ ഷബാഹിൽ പലതരത്തിലുള്ള ശൈലികള് ഓരോ ഷൂറുകള് ജംഹിൻ ഏലം അന്നാത്ത അലാ കിസ്മയിൽ ഞാൻ വായിച്ചു തുടങ്ങും അറുലൽ ജമീന് വസ്താബിക്കൂൻ പണ്ട് പറഞ്ഞല്ലോ അസാബുൽ ജമീനും അസ്താബിക്കൂനിയും രണ്ടെണ്ണല്ലേ അസാബുൽ മൈമർദിയും അസാബുൽ ആളുള്ളത് മൂന്ന് നാലിമിന് നസ്തി മുഖത്തസിന്റെ സാദിക്കും ബിൽ ഖൈറാത്ത് അസാബുൽ മട്ടമത്ത് അസാബുൽ മൈമനത്ത് വസ്താബിക്കൂൻ അസാബിക്കുൻ ഔലായിക്കൽ മുഖറബോൻ ഇവിടെ ഇതിന്റെ നമ്മൾ ചർച്ചപ്പെടുത്തിട്ടില്ല അവരെ നാലിമിന് നസ്തി തൽക്കാലം മാറ്റി നിർത്തിയിട്ടുണ്ട് ബാക്കി ആരുണ്ട് അസാബുൽ ജമീനുണ്ട് സാബിക്കൂനിയുണ്ട് റഹ്മാന്റെ എത്രയോ ചർച്ച ചെയ്ത് ഇതുപോലത്തെ ചർച്ച ചെയ്ത് ലോകത്ത് നടന്നു അറിയില്ല അസാബ് അഹിറുൽ ജമീനുണ്ട് സാബിക്കൂനിയുണ്ട് فأهل اليمين هذا هم المشتغلون بإصلاح الظواهر وتدبير شؤونها وما يصلح بها جلبا ودفعا عاجلا وآجلا ലവാഹിർ ഇങ്ങനെ നന്നാക്കുക അതാണ് ചെറിയത്തിന്റെ പഠിക്കാറെന്ന് പറയുന്നത് ഏത് മാനാക്കുള്ള ചെറിയത്ത് നബി സല്ലാ അലി വസ്ലമ തങ്ങൾക്ക് അള്ളാഹത്തെ ഇറക്കി കൊടുത്ത മൊത്തം ദീൻ എന്ന ശരീരത്തെ പ്രകാരമെല്ലാം ഈ ശരീരത്തിൽ കൊണ്ടുപോകുന്നു അതിന് രണ്ട് വശാക്കി അമാൽ കൊണ്ടുപോകുമ്പോൾ അമാൽ ജവാദിയാകുന്ന ശരീരത്തുണ്ടാവും അപ്പൊ ശരീരത്ത് എന്താകുന്ന ശരീരത്തും ഹക്കീക്കത്തേക്ക് ഓഹരി വെച്ചിരുന്നു അപ്പൊ കിസ്മ ഷെയ്ഖ് അസീമാണ് കസീമ ഷെയ്ഖ് ഇസ്മാലിനെ പ്രശ്നം അവിടെ വരും അന്നേരം പണ്ടേ മീറലും പറഞ്ഞില്ല അത് ഏറ്റുപാറ മാറ്റിയിട്ടാണ് ഇസ്മു ഷെയ്ഖ് അസീമാനും കസീമ ഷെയ്ഖ് ഇസ്മായിലും വരുന്നുണ്ടെന്നേരം ശരീരത്ത് എന്നുള്ളതിനെ കുറിച്ച് എന്താക്കി ഹക്കീകത്തായിട്ട് ശരീരത്തായിട്ട് ഓഹരി വെച്ചു അപ്പൊ ശരീരത്തിനെ ശരീരത്തായിട്ട് ഓഹരി വെക്കുമ്പോൾ എന്തായില്ലയോ കിസ്മ ചെയ് കസീമായി അല്ലെ കസ്മിശൈ കിസ്മ ചെയ് കസീം കസീം കസീമ ചെയ് കിസ്മമായി കസീമ ചെയ് കിസ്മായി മാറി അതിനെന്താ മറുപടി അള്ളാഹിൽ മാത്രമാണ് ആദ്യം വന്ന ശരീരത്ത് എന്ന് പറഞ്ഞാൽ നബീ സല്ലാ അലി വസ്ലമ തങ്ങൾക്ക് അന്നാത്തെ നക്കി കൊടുത്ത ലാഹിദിയും ബാത്തിനിയുമായ ജമീഹും ആ മാനാക്കാണ് ശരീരത്തിയ അതിൽ രണ്ടിനമാക്കി തിരിച്ചുകൊണ്ട് ശരീരത്തിന്റെ ആമാളുകൾ ബാഹിദയ്ക്കും ബാത്തിനും രണ്ടു പേരുണ്ട് അതിന് ആ പേരാണിത് ഒന്ന് ഹസീക്കത്തും ശരീരത്തും എന്ന് പറഞ്ഞു അപ്പൊ മദീനാക്കാൻ അഹസ്സായി മാറി അപ്പൊ ശരീരത്ത് ശരീരത്തെന്നുള്ള നേരോളം ഏതോളം ഒരു മാനിയത് അപ്പം പത്ത് കിതാബ് നോക്കുമ്പോൾ പത്ത് ജാതി കണ്ട ബേജാറാകാനൊന്നുമില്ല ഓറ ഏത് ഇസ്ലാം പ്രകാരം പോയിന്ന് നോക്കണോ ശരീരത്തും തെരീക്കത്തും കൊടുത്തുമ്പോ ഈ തെരീക്കത്ത് ശരീരത്തിന്റെ നെഫ്റ്റ് തെരീക്ക് തന്നെയാണോ അല്ല അമ്മമുഖത്ത് മുത്തിലേക്കാണോ അല്ല കുല്ലി ജുസീന്റെ മുനാസബത്താണോ അല്ല കുല്ലു ജുസീന്റെ മുനാസബത്താണോ എന്ന് നോക്കി തീരുമാനിക്കണം ഇസ്ലാമിന്റെ പോക്ക് അല്ല പണ്ടുമ്പോൾ മാട്ടുന്നത് ആളുകൾ ചർച്ച ആർക്കും തീരുന്നില്ല എന്നിട്ടും കൂട്ടിയൊക്കെ ഓരോ കല്ലുപ്പാക്കിന് പരിപാടി വെച്ച് അവൻ തിരിയൂല മക്കളെ വെറുതെ മെനക്കെട്ടിട്ട് കാര്യമില്ല തിരിയാൻ വേണ്ടി ഇവരെയും കൂട്ടിട്ട് പോയി ഇങ്ങനെ ഇങ്ങനെയും വന്നു അങ്ങനെ പൂച്ചക്ക് മുളമണ്ണ എങ്ങനെ ഇട്ടാണ് കഴിക്കാനെങ്കിൽ എന്തിനാ തിന്നാനും കഴിഞ്ഞില്ല ചോനുകളെ നന്നാക്കുക എന്നിട്ട് ഒബാമ ഇസ്ലാഹബിഹ അതിനെന്ത് പറ്റുന്ന കാര്യങ്ങൾ ജൽബൻ എന്ന് പറഞ്ഞാൽ എന്തായി ജൽബാകുമ്പോ തഹരിയത്തൻ ജൽബാകുമ്പോ തഹരിയത്തല്ലേ ദഫനോ തഹരിയത്തൂൽ ആജിൽ ദുന്യാവ് ആദ്യം പകലോകം വസ്താബിക്കുനന്റെ പരിപാടി എന്താണ് ഹുമുൽ മുസ്ലിം ഇസ്രായൽ കൊലോബി വസ്തറാഹിർ ഓരോ ശ്രദ്ധ മുഴുവൻ അതിലുള്ളത് അതുകൊണ്ട് ഇത് വേണ്ടെന്നല്ല ഇത് അതിനായിട്ട് പണ്ടുണ്ട് അത് മുഖ്യ ലക്ഷ്യാക്കുമ്പോൾ ആ ലക്ഷ്യപൂർത്തീകരണത്തിന് ഇത് കൂടിയേ കഴിയുള്ളൂ അതല്ലേ മിൻഹൈലിക്കത്തുകളെ ശരീരത്തിന്റെ തഫഹീർ ഇല്ലാതെ കാലത്തോളം തന്നെ മറ്റു ലക്ഷ്യം പൂർത്തിയാവൂലല്ലോ അതിന് മുത്തവക്കഫാണ് വഹമൽ മുക്കറബൂൻ അവർക്കാണ് മുക്കറബിങ്ങൾ അൽ ഹായിബൂൻ അൻഫുസിഹിം നഫ്സിന്റെ റുയ്യത്തിനെ തൊട്ടവർ ഹായിബായി നഫ്സിനെ അവർ കാണുന്നേ ഇല്ല നഫ്സിന്റെ അന്നും കാണുന്നില്ല ഞാനോ എനിക്കുള്ളതോ കാണുന്നില്ല പോയി അൽ ബാഖൂനബി സുഹോദി റബ്ബിഹിം റബ്ബിന്റെ സുഹോദ് കൊണ്ടവർ ബക്കായിലായിപ്പോ ഉള്ളത് ലാഹിരിഹി ലാഹിറ മാത്രം നന്നാക്കല് കൊണ്ടെന്താക്കി വേണ്ട വെക്കുന്ന ഉള്ളിലേക്ക് ശ്രദ്ധയില്ല എന്നാ പാത്ത ഇസ്ലാഹു ബാത്തിനി അവിടെന്നല്ല ഫൈനവൂന ആ ആ ഫൈനവല്ല പാത്തവൂനാകണം ഇസ്ലാഹുൽ ബാത്ത് നഷ്ടപ്പെട്ടു പോകും ഇത് അതിന്റെ തന്നെ ഇത്തരാജ് ചെയ്താൽ എന്നല്ലാണ്ട് ഇസ്ലാഹുൽ ബാത്തിനെ ആവശ്യാർത്ഥം എന്താക്കി ഇസ്ലാഹുൽ ബാഹിറാക്കി രണ്ടോ ഒന്നിച്ചു കിടക്കുന്നുണ്ടാവും ആ അതെന്നോട് പോണില്ല എത്തനാന്ന് പറഞ്ഞ മറ്റേനെ മറന്നുകൊണ്ടിട്ട് ഇസ്ലാമുള്ളാഹിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ ഇത് നഷ്ടപ്പെടും ഇസ്ലാമുള്ളാഹിനെ അടിസ്ഥാനമാക്കി ബാത്തിനെ അടിസ്ഥാനമാക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം അതിലേക്ക് കൊണ്ടുവരണം വക്കാലമിൻ അഹിൽ യമീൻ അവൻ അഹിൽ യമീൻ തന്നെ വെത്തിക്കിടക്കും وكل من اتنا باصلاح باطنه اصلاح കൊണ്ട് ഇത്തനാ വെച്ചാലോ കാലമിനെ സുബാത്തിൽ പെട്ടു വഹുഷറ ഫീ സുബത്തിൽ മാറി നീ കൂടുതൽ അർത്ഥം വെക്കണമെന്നില്ല വക്കാല ഷേഖ് അബുൽ ഹസൻ റബി അള്ളാഹു എന്ന് പറയുന്നു നായരുടെ ഇസ്ലാഹിനെ തൊട്ട് നീ വായ്പാകണം എന്നെ പറ്റ അവഗണിക്കണം എന്നല്ല അതിൽ തന്നെ ശ്രദ്ധ വന്നിട്ട് മറ്റീനെ അവഗണിക്കണം അഭയാത്ത രീതിയിലാവണമെന്നേ അറിഞ്ഞിട്ടുള്ളൂ ഇൻ അറത്ത ഫത്തഹബാസനിക്ക നിന്റെ ബാസിന് തുറന്നു കിട്ടണം എന്നാണോ വേണ്ട വെക്കുന്നെങ്കിൽ നായരുടെ ഇസ്ലാഹിനെ തൊട്ട് നീ വായ്പായിക്കൊള്ളണം എന്നിട്ട് ചോദിക്കുന്നു ഫക്കൈ ഫൈറൽ ഇൻസാനും ഇതിന്റെ ബൈത്ത് കൈഫായുറാഫി ജുംലത്തി സബ്ബാക്കിന്റെ മൈനിലേക്ക് അടക്കണം ഇൻസാനു ഇൻസാൻ എങ്ങനെ കാണപ്പെടും വൈദുഹർ വൈദുഹർ അവൻ ലാഹിറാകുന്നത് എങ്ങനെ ഈ ജുംലത്തി സബ്ബാക്കലി എന്നിട്ട് വൽത്തഹക്കബി അൽ ജിദ്ദി ഇസ്തിബാഖ് ജിദ്ദേതാ നല്ല പരിശ്രമം ഇസ്തിബാക്കോ ഒന്നാം സമ്മാനം വാങ്ങുന്ന ആള് ഫസദിക്കുൽ ഖൈറാത്ത് മുപ്പറി പ്രയോഗത്തിന് ചേരുക ജുംലത്തി സബ്ബാഖ് വൽത്തഹക്ക ബി അഹിൽ അൽ ജിദ്ദി വൽ ഇസ്തിബാഖ് എത്തരത്തിൽ മഹല്ലുഹു അതാണ് ഇത് വാവ് ഹാരിയ അവന്റെ ഹല്ല് മുൻസരിഫുള്ളി തഹസീൽ ഹുദൂലിഹി വശൂനി എന്നിന്റെ അർത്ഥം അൻ ഹല്ലുഹു മാ അൽ ബാഹീനമായ അവന്റെ ഹല്ലുകളും അവന്റെ മാഹിറായ ഓരോ സുഹൂലുകളും തടസ്സമാക്കി അതിനെ നേരാക്കുന്ന വിഷയത്തിലാണ് ഇവന്റെ സമയം മുഴുവനുള്ളത് ഇവനെങ്ങനെ സമ്പാദ്യം കാണുന്നത് وهمته അവന്റെ ഹിമ്മത്ത് വാസിഫത്തുൻ മഅബാദിഹി വശവാഹിസി വശഹബാത്തിഹിൽ വഹ്മിയ്യ വഹ്മിയായ ഷഹബാത്തിനോടൊപ്പവും അവന്റെ നെത്ത് ശീലിച്ച അവായത്തിനോടൊപ്പം ഈ തടഞ്ഞിരിക്കുകയാണ് അപ്പൊ ഹിക്കുമെന്തി പറഞ്ഞ കൈഫ തഖലിക്കുലക്കല്ലവായിദു വാന്ത ലം തഖലിക മിൻ നഫ്സിക്കല്ലവായിദ് ഹിക്കമാണത് എങ്ങനെ കൈഫ തുഖറക്കുലക്കല്ലവായിദ് ലോകത്തിൽ നടക്കുന്ന അവായതുകൾ നിനക്ക് എങ്ങനെ ഹർക്ക് ചെയ്യപ്പെടും എന്നുവെച്ചാൽ കറാമത്തിൽ കൂടിയ ഹവാരിക്കല്ലാത്ത എനിക്കുണ്ടാവില്ല ഹർക്കുല്ലാതത്ത് എത്തരത്തിൽ വാൻത നീ ഈ തഹരിക്കും നഫ്സിക്കല്ലവാൻ നിന്നെ നഫ്സ് ശീലിപ്പിച്ച അവായുണ്ടല്ലോ അത് നീ സ്വയം ഹർക്ക് ചെയ്യാത്ത കാലത്തോളം ലോകത്തിന്റെ ഹവാരിക്കല്ലാത്തുണ്ടാക്കാൻ നീ എങ്ങനെ കൂടി വെക്കുന്നു നമ്മൾ കറാമത്ത് എങ്ങനെ കിട്ടുമെന്ന് ചോദിക്കുന്നു കറാമത്തല്ല ഹവാരിക്കില്ലാതത്ത് അതിന് ആദ്യം ഇവിടെ തുടങ്ങണം ഹവാരിക്കില്ലാതത്ത് നഫ്സ് ഉണ്ടാക്കിയ ചോരാദത്തുണ്ട് ഇതിന്റെ കയ്യനെ ഞാൻ കൂട്ടു വെച്ചതേ പൊട്ടു ഇന്നലെ ഈ പറമ്പിനെ കീറുന്നു ഏ തലക്കാട് ഇന്നോളജാവണം ഉടങ്ങനെ എ സിനെ നോക്ക് കിട്ടൂല അങ്ങനെ പല നെഫ്റ്റ് ഉണ്ടാക്കി വെച്ച ശരീരത്തുണ്ട് മാമൂലി ശരീരത്ത് നെഫ്റ്റിന് പുറമെ നാടന്മാരെ ഉണ്ടാക്കിയതും ഉണ്ടാവും നാടന്മാർ കൂടി വന്നിട്ട് ശരീരത്തില്ലേ അതിന് ഉറപ്പിക്കാൻ നോക്കുമ്പോ ആ ആ അവായുധകൾ ഉണ്ടാക്കുന്ന തർക്കം ചെയ്യണം ശരിയായ ഇത്തിബാസന്നത്തുകൊണ്ട് ഹർത്ത് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നാല് ലോകത്ത് നടക്കുന്ന ആദത്തിന് എതിരായിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ടു എന്തെങ്കിലും കാര്യം നടന്നു വരും ഈ സഹബത്ത് ഷെയ്ഖിൻ അതുകൊണ്ട് ഒരു ഷെയ്ഖിന്റെ സഹബത്ത് കൂടാണ്ട് കഴിയൂല അതിന് മുന്നൂറ് ചോദിച്ചില്ല എന്നല്ലേ പറയുന്നത് എന്താക്കല് ആരിഫുൻ എങ്ങനെ ആരിഫിൻ ആരിഫ ഒരു ഷെയ്ഖ് യങ്കുരുക്ക മിനൽ അമിരിൽ ലാഹിരി ലാഹിറായ അമിരിൽ നിന്നും ഇന്ന് നക്കൽ ചെയ്യണം ഇല അമിരിൽ ബാത്തിലേക്ക് നക്കൽ ചെയ്യണം ഓരോ കൂട്ടി അവിടെ ഇറക്കുന്നു നക്കല യങ്കുലു എന്നെന്താണ് മുത്താജിയല്ലേ ഇപ്പൊ നക്കല തന്നെ മുത്താജിയില്ല അതിന് അങ്കല പറയുന്നെന്തിനാ അങ്കല യങ്കുലു പറഞ്ഞ ആവശ്യമില്ലല്ല എന്താ ഖുറാനില് മങ്കൂറിനല്ലേ മക്കളെങ്ങനെ പറയുന്നത് മങ്കൂറിനല്ലേ മുൻകണ്ണനല്ലോ മുഹബത്തില്ല അപ്പൊ സബ് അർപ്പിച്ചെന്നല്ല കൊണ്ട് മഹബത്ത് സഹബത്ത് ഖിദിമത്ത് മൂന്നും നാളാവ് ചെയ്ത റൂട്ടി മഹബത്ത് സഹബത്ത് ഖിദിമത്ത് അങ്ങനെ ചെയ്യാത്ത വർഷം ബക്കീത്തും അവാമിൽ മുസ്ലിമീനും ഇന്ന സഹാബിൽ ജമീന്റെ കൂട്ടത്തിൽ അങ്ങനെ കഴിയുന്നുണ്ടാവും ആ കൂട്ടം നല്ലതാണെന്ന് വിചാരിക്കും അർത്ഥം മോശക്കാരനല്ല അസാമിൽ ജമീൻ തന്നെ ഉണ്ടാവും അക്കൂട്ടത്തിൽ നല്ല ഗീതയിൽ ബെത്തറായിട്ട് ഇങ്ങനെ നിൽക്കാതെ നടക്കുന്നുണ്ടാവും തുംകീറു എന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങാറാക്കാൻ തുടങ്ങും മക്കാമാത്തിൽ മുക്കറബൈകളുടെ മക്കാമാത്തല്ല അതിന് നമുക്ക് ഓരോ പൊത്ത് വളർത്തുന്നുണ്ടായി നിങ്ങൾ അങ്ങനത്തൊന്നും ഉണ്ടാവില്ല എന്താ ഈ പറയുന്നു എന്നിട്ട് അങ്ങോട്ട് ഇളക്കും വബൈന അമിലൽ കുലോബി അമിലൽ ജവാരിഹി അമിലൽ കുലോബിന്റെയും അമലുൽ ജവാരിഹിന്റെയും അതിൽ വ്യത്യാസത്തര മാബൈന അമലി സിർദി വല്ലാലാനിയ അമല് സിർദ് അമിലുൽ അലാനിയത്തിന്റെ വ്യത്യാസം പോലെ അമല് സിർ ഏതാണ് അമലുൽ കുലോബ് അമലുൽ അലാനിയ അപ്പൊ അതെന്താ വ്യത്യാസം അത് പറയാ വക്കാലബാദുഹും അദ്ദർവത്തും മിൻ അമാനിൽ കുരോബി അഫദുല മിൻ അംസാരൽ ജിവാരി മിൻ അമലിൽ ജവാരിഹി അരബാദ് അബുല്ലൻ ഷാരി നിങ്ങൾ പറഞ്ഞത് അബുല്ല മാസം മുർത്തിയും പറഞ്ഞിട്ടുണ്ട് അഹമാനുൽ കുലോബിൽപ്പെട്ട ഒരാറ്റം ഒരു ദർറത്ത് അത് അഫദലാണ് ഇതിനേക്കാൾ അമലുൽ ജവാലിഹിന്റെ അംസാലുൽ ജിബാലുകളുണ്ട് കുറെ ജബലുകൾ ആ ജബലിന്റെ കുറെ ഇരട്ടികൾ അതിനകത്താണ് അഫദലാന്നാവുക ഒന്നാമു ഇനി ഏതാണ് അഞ്ചാമത്തത് നമുക്ക് ഒരു ഒരു പായ്ക്കലാണ് അമലക്കുറപ്പ് പറഞ്ഞു കഴിഞ്ഞു മക്രൂഹ് മഹബൂബുണ്ടല്ലോ അതുകൊണ്ട് ചൂലായിന്നല്ലേ പറഞ്ഞത് നോക്കാം നോക്കാം ثم كرر سبب الخامسة وهو الخوض في المكروه والمحبوب فقال متى يجد جواهر المعاني من قلبه على الدوام آني മതാ യജിദു എപ്പോഴാണ് എത്തിക്കുക ജവാഹിരൽ മഹാനി അലമുൽ മഹാനി ഉണ്ടല്ലോ മഹാനികളാകുന്ന ജവാഹിറുകൾ എപ്പോഴാണ് എത്തിക്കുക മൻ ഒരുത്തൻ യജിദുവിന്റെ പായലി കൽബുഹു അവന്റെ കൽബാകുന്നത് ആനി അലദ്ദവാമി എപ്പോഴും വേമ്പല്ലോ ചുവലിങ്ങനെ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുക ആയി അറസ്റ്റിയപ്പെട്ടവർ അവാൻ അവാനും പൈനതാടിക്കാം അവാ അത് അവാനല്ല അത് ആക്രമത്തിൽ അവാനിയതാണോ ആനിന്യമാണോ അവാന് അത് ആക്രമത്തല്ലല്ല അവാനും വൈനദാലിക്ക ഇത് വന്ന ഹുവൽ ലത്തീർ അങ്ങനെയുണ്ടോ ഒത്തിരി ഹദീസ് ഫുക്കുൽ ആനിയ വത്തിനുൽ ജാനിയ എന്ന ഹദീസിലുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട നിങ്ങൾ മോചിപ്പിക്കണം അതേപോലെ ചെയ്യണം വിശക്കുന്ന ഭക്ഷണം കൊടുക്കണം അപ്പോൾ മനസ്സിലെ ജവാഹിറുൽ മഹാനീന്നതാണ് ബെറ്റിലി അത് അസ്രാറുദ്ദാത്ത് ഈ അൻവാരി സിഫാത്ത് സിഫാത്തിന്റെ അൻവാറുകളിലായിക്കൊണ്ട് അസ്രാറുദ്ദാത്തിനാകുന്ന മഹാനിയെ ഉദ്ദേശിക്കുന്നു അപ്പൊ മുറിക്ക് പോയെന്തായി ആസാറ് അഹാരി ഇത് രണ്ടും വലിയ പ്രാധാന്യമില്ല പിന്നെന്തുണ്ട് അസ്മാ ഉണ്ടാവും അസ്മായിൽ നിന്നും നടന്മാർക്ക് താല്ലുത്താകാം അവിടുന്ന് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ സൈറന്റെ ശരിയായ പോക്ക് അവിടെയൊക്കെ അൻവാർ സിഫാത്തും അസ്രാറുദ്ദാത്തും കൂടി പിന്നെ ഉള്ളത് മക്കാമാസം കുടുംബത്തിൽ ഭാഗത്ത് ഇത് തർത്തീവാക്കിയത്തെ ആസാറ് അഫ്ആാല് അസുമാറ് സിഫാത്ത് ദാത്ത് ആസാറിൽ കൂട്ടി അഫാൽ കിട്ടി അഫാലിൽ കൂട്ടി അസുമാർ കിട്ടി ഇവിടെ വരെ എന്തെങ്കിലും സാധാരണക്കാർക്ക് സെയർ ചെയ്യാം ശേഷമില്ലാണ്ട് തന്നെ സെയറോണ്ട് പോവാം ഇവിടെ നിന്നുകൊണ്ട് അൻവാർ സിഫാത്തിലേക്കും അസ്രാറു ദാത്തിലേക്കും സിഫാത്തിന് അൻവാർ ഇത് അപ്പൊ സിഫാത്തിനെ തൊട്ട് കത്തുന്നവർ ചെയ്തിട്ട് എന്താക്കാൻ കഴിയില്ല അസ്രാത്തിനാണെങ്കിൽ കഴിയില്ല ഇത് ഈ മക്കാമിൽ തന്നെ സിഫാത്ത് അസ്രാറ് നാത്തിട്ട് ഹിജാബാണ് അസ്രാറ് തൊട്ട് അൻമാർ ഹിജാബാണ് ഏത് അൻമാർ അൻമാർ സിഫാത്ത് സിഫാത്ത് കൊണ്ട് ഇഷ്ടകാലാവുമല്ലോ ചിലപ്പോ എന്താണ് അഫ്ആാൻ ഹിജാബാകരുത് എന്തിനു തൊട്ട് സിഫാത്തിന് തൊട്ട് സിഫാത്തിന്റെ അഫ്ആാൻ ഹിജാബാകരുത് ഞാൻ നല്ലൊരു അഭ്യാസം കാണിക്കട്ടെ നല്ല അഭ്യാസം കാണിക്കുമ്പോൾ എന്റെ അഭ്യാസമാകുന്ന അഫ്ആാലേക്ക് നിങ്ങളെ ശ്രദ്ധ എത്തിച്ചാകട്ടെ ഞാൻ ആരാണെന്നോ എന്റെ യോഗ്യത എന്താണെന്നോ അതിലേക്കൊന്നും ചർച്ച ചെയ്താൽ കളിക്കളിയിലെ പൂർത്തിയാക്കുന്ന മാത്രമേ ചർച്ചില്ലേ സാധാരണ തർക്കത്തിന് നോക്കിയിട്ടൊന്നും ആസാർ എന്താകും അപ്പാലത്തൊട്ട് ഇജാബാകുന്നുണ്ട് അപ്പൊ മുകളിലുള്ള ഓരോന്നിനും താഴെയുള്ള ഹിജാബുകളാണ് പക്ഷെ അൻപാർ സിഫാത്താകുമ്പോൾ ട്രാൻസ്പെറന്റ് ഹിജാബാണ് മറ്റേത് ഒപ്പയ്ക്ക് ഹിജാബാണ് ട്രാൻസ്പെറന്റ് ഹിജാബില്ലേതാ ഇപ്പൊ കണ്ണാടപ്പുറം കാണുന്നില്ലേ പക്ഷേ ട്രാൻസ്പെറന്റ് ആണ് അങ്ങനെ അൻവാർ കാണുന്നുണ്ട് പക്ഷേ ഹിജാബാണ് താനും അതിർത്തി കിട്ടുന്നില്ലല്ലോ അർഥകാരം വായിക്കുമ്പോ അതിനുള്ളിൽ ആൾ ആണോ തിരിയില്ല അർഥകാരം ഇല്ലാപ്പ പക്ഷെ എന്തോ തിരിയുന്നുണ്ട് അങ്ങനെ പണിഞ്ഞ പളുങ്കണ്ണാടി വെക്കണം ഇത് ഇത് അൻവാറി അയച്ചാൽ പറ്റേ പ്രകാശം കടത്തി വിടുന്ന അൻവാറി അയച്ചാൽ പോകുന്നില്ലത് ലത്തീഫായി അയച്ചാൽ പോയി സാധനം നോർമിലുണ്ട് തുപ്പതിനുണ്ടെന്താനും കഥാപത്തുണ്ടെന്താനും കണ്ണാടിയിൽ ട്രാൻസ്പെയറന്റ് ആയത് വകീലുണ്ട് പ്രകാശത്തിന് കറുത്തു കൊണ്ട് നന്നാക്കി ലുത്തുഫുണ്ട് പക്ഷെ ആ തടിയുന്ന സാധനം അയിനുണ്ട് നിലക്ക് ലത്താഫത്തുണ്ട് ആ ഉത്തപ്പോരോ എന്ന് നീ പറഞ്ഞോ ഈ അസറാർ ഉൽ ജബറൂത്ത് ജബറൂത്തിയായ അസറാറും മലക്കൂത്തിയായ അൻവാർ അതുണ്ടോ ഒന്ന് തന്നെ വാറത്തിന്റെ ചേതങ്ങൾ ആ ഉത്തപ്പോരോ ഹിയൽ മഹാനിൽ ലസീഫത്തിൽ കായ്മത്ത് ബിൽ അവാനിൽ കസീഫത്തി എന്ന് പറഞ്ഞോ കസീഫായ അവാനികളിൽ നിലനിൽക്കുന്ന ലസീഫായ മാനികൾ എന്ന് വെച്ചോ എല്ലാം തന്നെ ഫൈദ ബഹറത്തിൽ മഹാനി മഹാനി എങ്ങ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ എന്താകും തറഫത്തിൽ അവാനി അവാനി എന്താകും ലസീഫായി മാറും ഈ മഹാനി ഉണ്ടല്ലോ അത് നമുക്ക് സാധാരണ അറിയാം ഇബാറത്തിന്റെ മായന ഇന്നതാ വേണ്ടത് ആദ്യം തന്നെ ഇബാറത്തിന്റെ ഇവിടെ വേണ്ടത് കണ്ടുവച്ചു ഇവിടെ ആശയം ഇന്നതാ വേണ്ടത് ആശയം എന്ന് കണ്ടുകഴിച്ചു കഴിഞ്ഞാൽ ആ ആശയത്തിന്റെ പിരിമാർത്ഥം കഴിയാത്തം കഴിഞ്ഞു നമുക്ക് ഇപ്പോൾ എന്തുണ്ടായി ആശയമാകുന്ന മഹാൻ നമുക്ക് വെളിപ്പെട്ടപ്പോൾ അവാണികളാണെങ്കിൽ എപ്പോഴും ചെയ്യാത്ത നമുക്ക് എളുപ്പം ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടത് ഇങ്ങനെയാണ് ആ രീതിയിൽ ആവണമെങ്കിൽ ഇബാർത്ത് ഇങ്ങനെയാണ് വേണ്ട നമുക്ക് ചെയ്യുന്നത് മഹാന് തിരിയുന്നില്ല അപ്പോൾ ലഫ്ത് നിങ്ങൾ എത്തിത്തിരിയുന്നുണ്ടാവും ഇവിടെ എന്താ ചെയ്യുന്നത് ശരിയാണ് സാധാരണ സ്വഭാവമാണ് ഇതുപോലെ മഹാനിയാകുന്ന ലത്താഫത്ത് ഈ അവാനിയാകുന്ന കത്താഫത്തിലേക്ക് വന്നതിന്റെ കഥാപത്ത് പോയി ഇത് കമ്പളി ലത്തീഫായി മാറും അല്ല വസാനി പറഞ്ഞുള്ളാരും പാട്ടുപാടിയില്ലേപ്പ ഒരു പളങ്ക് പാത്രത്തിൽ കല്ല് വീറ്റി എന്നിട്ടോ ഹമറിന്റെ കടറുണ്ടാക്കി ഗ്ലാസ് പിടിച്ച് ഹമറിന്റെ കണ്ണ് പൊളത്ത് നോക്കുമ്പോ ഒരു കൂട്ടർ പറയുന്ന പാത്രം കാണില്ല കണ്ണ് മാത്രം കാണും കളറങ്ങനെയല്ലേ ഒരു കൂട്ടർ പറയുന്നത് ഗ്ലാസിന്റെ കളറെങ്ങനെയാന്ന് കള്ളില്ല വക്കത്തിൽ ഹംറു പതശാബഹ എന്നുണ്ടില്ലേ ഒരു കൂട്ടർ പറയുന്നത് കള്ളില്ല പാത്രം ചില പാത്രം പാത്രം പൊളുങ്കാന്ന് കല്ലിന്റെ കളറാണ് പതശാബഹ പതശാക്കലൽ നംറു എന്ന് പറഞ്ഞില്ലേ وفي ذلك يقول ابن الفاضل رضي الله عنه പറയുന്നു ولطف الأواني في الحقيقة تابع للطف المعاني والمعاني بها تسمون ولطف الأواني അവാനിയുടെ ലുത്തുഫ് താബിഉൻ അത് താബിയാണ് ലിലുത്തുഫിൽ മഹാനി മഹാനിയുടെ ലുത്തുഫിനോട് ശരിക്കും അവാനി കത്തീഫും മഹാൻ ലത്തീഫാണ് അപ്പൊ ലത്തീഫായ മഹാനിയോട് എന്ത് ചെയ്തു അവാനി താവിയായി കഴിഞ്ഞാൽ അവാനി ലത്തീഫായി മാറും മനസ്സിലായില്ലേ ഉൽത്തുഫുൽ അവാനിയയിലെ ഖബറാണ് ഏത് താബിഉൽ ലുത്തുഫിൽ മഹാനി വൽ മഹാനി ബിഹാ തസ്മൂൻ ആ അവാനികളിൽ നിലനിൽക്കുന്ന മഹാനി അത് മേലെയായിട്ട് ഉന്നതമായി നിൽക്കുന്നുണ്ട് അത് പണ്ട് പറഞ്ഞ് ഇരുപാത്ത് കഴിഞ്ഞിട്ടുണ്ട് وقال في الهكم حكمل برنتند لولا ظهوره في المكونات ما وقع عليها وجود أبصار അല്ല എല്ലാം അവന് ദുഹോർ ഇല്ലായിരുന്നുവെങ്കിൽ ഇതിൽ മുക്കബനാത്തിൽ മുക്കബനാത്ത് ഇപ്പൊ എന്തെന്നാ ഇപ്പൊ കസീഫ മാനി കസീഫായ അവാന മുക്കബനാത്ത് അള്ളാഹുവിന്റെ ലസീഫായ നൂറിന്റെ ദുഹോറാണ് അതിന്റെ ലസാഫത്ത് ഈ മുക്കമ്മലാത്തിന്റെ മേലെ പതിയൂല വജൂത് അബസാർ ഒരൊറ്റ ബസറിന്റെ ബസറിന് പതിയാൻ ഒരു സാധനമല്ല അതേപോലെ മറ്റേന്റെ അൻവാറിങ്ങനെ വന്നു നോക്കുമ്പോൾ കാണാൻ എന്തൊരു ചെറുക്കാന്ന് എത്ര ആളെ കണ്ണാ പതിയെന്ന് എന്തൊരു കൗതുകമാണ് എന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് ലവ് നഹറത്ത് സിഫാത്തുഹു അവന്റെ സിഫാത്തെങ്ങാനും വെളിപ്പെട്ടുവെന്നെങ്കിൽ മഹല്ലത്ത് മുക്കമ്പനാത്തുഹു മുക്കമ്പനാത്ത് മുഴുവനും തേഞ്ഞു മാഞ്ഞു പോയി പോവുമായിരുന്നു ഫസിഫാത്തു അതുകൊണ്ട് സിഫാത്തുകൾ മഹാനിയാണ് അക്വാനോ അവാനിയാണ് ലാ തന്നുർ ഇലൽ അവാനി വഖുൽ ബഹറൽ മഹാനി ലഅല്ലക തറാനി സിസ്റ്ററിന്റെ വാട്ടാത് അവാനികളുടെ നോക്കണ്ട ബഹറുൽ മഹാനിയിലേക്ക് നീ ആണ്ടുകൂട്ടിറങ്ങിക്കോ എന്നാ എന്നെ കണ്ടാം ഒരുപക്ഷെ കാണാം ലഅല്ലക തറാനി وقال ايضا اباح لك ايضا الكمري اباح لك ان تنظر في المكونات മുക്കബനാത്തിൽ നോക്കാൻ വേണ്ടി അള്ളാഹുത്താർ എനിക്ക് അനുവദിച്ചിട്ടുണ്ട് വമാ അതിനലക്കാൻ ദാത്തിൽ മുക്കബനാത്ത് മുക്കബനാത്തിന്റെ ഒപ്പം നിൽക്കാൻ കൽപ്പിച്ചിട്ടില്ല മുക്കബനാത്ത് നോക്കിക്കോ അതിൽ കാണണ്ട കണ്ടോ മുട്ടോന്നാവൻ മുക്കബനാത്തിന്റെ ഒപ്പം നിൽക്കാൻ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ മുക്കബിനെ കാണാതെ അന്തമഅല്ലക്കുവാന് മാലം തസദിൽ മുക്കബിനാണല്ലോ പറഞ്ഞു ഇപ്പൊ കഴിയില്ലേ വൈദാ സഹിത്തൽ മുക്കബിന صارت الاقبال معك عسودي قل انظروا ماذا في السماوات ആകാശങ്ങളിൽ എന്തുണ്ട് നോക്കിക്കോന്ന ആകാശത്തിനെ നോക്കും എന്നല്ല പറഞ്ഞു ഫത്തഹരക്ക ബാബൽ ഇഫഹാം ഇഫഹാമിന്റെ ബാബെന്ന് അവിടെ തുറന്നിട്ടതാ ആ നോട്ടം എങ്ങനെയാണ് എന്താ നോക്കണ്ടെന്ന് പറഞ്ഞാൽ വെച്ചതാ അല്ലേ വലം ജബൽ ഒന്നൂറ സമാവാസി എന്നുള്ള പറഞ്ഞില്ലല്ലോ മാനാഭിത്തമാവാസി അപ്പൊ ആകാശങ്ങൾ എന്തോ കാണാനുള്ള അവാനികളായിട്ടാണ് ഉണ്ടാവത്താര പാത്രത്തിലുണ്ടോ നോക്കുന്നവര് പാത്രം നോക്കണമെന്നല്ലേ പറഞ്ഞത് പാത്രത്തിനുള്ളിൽ എന്തോ ഒന്നുണ്ട് അതാ നോക്കേണ്ടതില്ല ഒന്ന് അല്ല ഒഴിച്ചില്ല നേരത്തെ നേരെ സുബോധിയാനില്ല ഉള്ള ഓർക്കതിന് അയാത്ത് മറ്റേ കൂട്ടർക്കാണ് അപ്പൊ ഇതിന്റെ ആവശ്യക്കാർ പറയാം അതിന്റെ ആവശ്യക്കാർ പറയാം വിഷമിപ്പിക്കാൻ പറഞ്ഞു കാര്യങ്ങൾ വിഷമിപ്പിക്കാൻ പറ്റും സമാധാനം ശ്രദ്ധിക്കോ വലം ഞക്കുൽ എന്നതിന്റെ നഫീക്കാണോ അമ്പിക്കാണോ അല്ലതായി വലം ഞക്കുൽ ഒന്നൊരു സമാവാത്തി എന്ന് പറഞ്ഞില്ല അല്ല ഇതില്ല കല ഉജൂദില്ല അജറാം അജറാമിന്റെ മേൽ അറിയിക്കാതിരിക്കാൻ വേണ്ടി അപ്പോ പറഞ്ഞിരുന്നുവെങ്കിൽ ആ കോലെന്താക്കും അജറാമിന്റെ പോലെ അറിയിച്ചു കളിയും അപ്പൊ നെറ്റിക്കൊടുക്കണല്ലേ അല്ല പമ്പി കൊടുക്കാൻ പാടില്ല പറഞ്ഞാൽ പറയലല്ല കൗലി പറഞ്ഞാൽ അരിക്കലാണുണ്ടാവില്ല ഇവിടെ കുറേ അജിറാം ഉണ്ടാവും നോക്കണേന്ന് പറയലല്ലേ എടുത്ത് അല്ലല്ല അജിറാമിൽ കൂടെ മറ്റൊന്നെ കാണാനല്ലേ പറഞ്ഞത് അപ്പൊ പല്ലജറാമ് എന്നുള്ളത് കസ്തറഫി അത് ചിപ്പി പോലെയാണ് ജവാസീത്തിൽ മഹാനി മഹാനിയാകുന്ന മുത്തുകൾക്ക് ഒരു ചിപ്പി പോലെയാണേത് അജിറാം ഫമം വക്കഫമായ സദഫിന്റെ ഒപ്പം ഒരാൾ കൂടിക്കഴിഞ്ഞാൽ ഹജിബാൻ ജമാലൽ ജവാഖി ജവാഖിത്താകുന്ന മുത്തിന്റെ ആ ജമാൽ അറിയൂല ഉണ്ടാ അൽബാത്തിനെത്തി ഫമൻ കാന കൽബുഹോ മസറോഫൻ അപ്പൊ ഒരുത്തന്റെ കൽബ് മസറോഫായി ഇലാ നവാഹിൽ അജ്റാമിലായി മാറി അതെന്നെ മസൂഫിഹ അതിന്റെ ഹബ്ബ് കൊണ്ട് പൂണ്ടുപിടിച്ചുപോയി പിടിച്ചുപോയി വെറും ഇത് ഇസ്തിരാല് നോട്ടല്ല അതുകൊണ്ട് പൂണ്ടുപിടിച്ചുപോയി അതീറം തീയതിയായിട്ട് മാറി അതിൽ തന്നെ മാമൂറം ബിസുവതി ഹയാലിയ അതിന്റെ ഹയാലിന്റെ സൂറത്ത് കൊണ്ട് ആ കൽബ മാമൂറായിപ്പോയി അവൻ ലായത്തുമഹു അയിഞ്ഞതൊക്കെ ഹലാവത്തൽ മഹാനി മഹാനിയുടെ മാധുര്യം ആസ്വദിക്കാൻ വേണ്ടി മൂടിയേ വെക്കണ്ട വലാത്തുശരിക്കും അലിഹി അൻവാറുഹ മഹാനിയാകുന്ന അൻവാറ് അവനിൽ പ്രകാശിക്കുകയും ചെയ്യൂല അതാ ഹെക്കുമെടുത്ത് വെക്കുന്നു കൈ പൈസ കൽബുൻ സുവറുല്ലക്കുവാനി മുന്തബിഅത്തും ഫീ മിർആതിഹി ആം കൈഫ് യദ്ഖുലു ഇലല്ലാഹി വഹു ബിശഹവാതിഹി ആം കൈഫ് യത്മഅ യദ്ഖുലു ഹദറത്തല്ലാഹി വഹു ലം യതദഹം ജനാബതി ഖഫലാതിഹി ആം കൈഫ് യർജു അൻ യഫഹമ ദഖായികൽ ലസ്റാറി വഹു ലം യതബു മിൻ ഹഫവാതിഹി ഇക്കമു ഒതിപ്പോരന്ന് നാല് വന്നിട്ടുണ്ട് നാല് കാര്യം നമുക്ക് കൈ ഫൈസലിക്കു കൽബുൻ ഒരു കൽബ് എങ്ങനെ പ്രകാശിക്കുമെന്നാണ് പറയുന്നത് താജ്ബാർ ഇസ്തിഫാ മിങ്കാരി പ്രകാശിക്കൂല എങ്ങനെ പ്രകാശിക്കും എങ്ങനത്തെ കൽബ് കൽബിന് തിബത്താണ് സുവറുൽ അക്വാനി മുന്തബിഅത്തും ആത്തിഹി ആ കൽബാകുന്ന കണ്ണാടിയിൽ അക്വാനുടെ സൂറത്ത് മുഴുവൻ ഇങ്ങനെ പതിഞ്ഞിരിക്കുക കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അപ്പൊ പിന്നെ ആ കൽബ് എങ്ങനെ പ്രകാശിക്കുന്ന പറയുന്നു ഒന്ന് ആം കൈഫേദുഖലു ഇലല്ലാഹി ആ കൽബ് അള്ളാഹുവിനെക്കുള്ള പ്രവേശിക്കുന്നത് എങ്ങനെ വങ്ക മുക്കബലും ബി സഹബാത്തിഹി ചഹവാത്ത് കൊണ്ട് ആമം വെച്ചിരിക്കപ്പെടുകയാണ് തക്ബീൽ ആമക്കലുണ്ടല്ലോ ചങ്ങലക്കെടുക്കി രണ്ട് അള്ളാന്റെ ഹമിറത്തിൽ പ്രവേശിക്കാൻ എങ്ങനെയാണ് പൂരി വെക്കുന്നത് വഹുവലംയതഹറമിൻ ജനാപത്തി റഫലാത്തി റഫലത്താകുന്ന ജനാപത്തിനെ തൊട്ട് ശുദ്ധിയായിട്ടില്ല കുളിച്ചിട്ടില്ല കൊൽക്കത്ത പള്ളിക്കിട്ടില്ലല്ലോ അല്ലേ അം കൈഫയറുജു അന്യഫഹമ അസ്രാറിന്റെ ദഫായിക്കൽ അസ്രാർ അസ്രാർ അത് മനസ്സിലാക്കൽ എങ്ങനെയാണ് ആഗ്രഹിക്കപ്പെടുന്നത് ബഹുബലം യത്തുബിൻ ഹഫവാത്തി ഹഫവാത്തിന് തൊട്ട് പോലും അവൻ തോബ ചെയ്തിട്ടില്ല അപ്പൊ ഈ നാല് കാര്യങ്ങളുടെ അർത്ഥമുണ്ട് നാല് മക്കാമിലേക്ക് എന്ന് വെച്ചു അപ്പൊ അതൊന്നും തന്നെ ഓരോ എന്താന്ന് അശ്രദ്ധയിൽ വരുന്ന ഓരോ ദോഷങ്ങൾ തനിച്ചമായ മഴത്തീർത്തല്ല അതല്ല അപ്പോൾ ഇരിക്കുമ്പോൾ പറഞ്ഞ അതിനോടൊപ്പം ഉണ്ടെങ്കിൽ വെയിറ്റുള്ളത് فمتى يجد في قلبه بهجة جواهر المعاني മഹാനികളാകുന്ന ജവാഹിറിന്റെ ആ ബഹജത്ത് എന്നെ വർണ്ണപ്പകട്ട് ഒരു കൽബിൽ എത്തിക്കുന്നത് എപ്പോഴാണ് ആര് മൻ കൽബുഹു അലദ്ദവാമി ആനി എപ്പോഴും ആനിയായിട്ട് കഴിഞ്ഞുകൂടുന്നു ഐ അസീറും ഫീ കൈദി ഹവാഹുൽ ജിസ്മാനിയി ജിസ്മാനിയായ ഹവാന്റെ ചങ്ങരിയിൽ അവൻ തെരഞ്ഞെടുപ്പെട്ടിരിക്കുന്നു മസഹോബം ഫീ ഹിദിമത്തിൽ അവാനി അവാനിക്ക് ഹിദിമത്തെടുത്ത് എടുത്ത് ഒരാളായി പോയി തീരം ബാധിച്ചിരിക്കുകയാണ് എന്നിട്ടോ യുഹദിബു ഹാദ ഒയ്ബിഅദ് ഹാദ ഇതെന്തായിന്നറിയോ അവാനികളെ ഇവനെന്താക്കി കരീബായി കണക്കാക്കി മഹാനികളെ വൈദായി കണക്കായി നേരെ തവിരുന്നു യുഹിബു ഹാദ ബഹുദു മാറി അപ്പൊ ഹാദാനി ശബ്ദമല്ല യുക്കബിഹു ഹാദ വയുഹസിനു ഹാദ യുസഖിറു ഹാദ യുക്കബിഹു ഹാദ ഫമാദാമ ഹാദാ ശൈനുഹു ഫമാദാമ ആയിരിക്കുന്നിടത്തോളം ഹാദാ ശൈനുഹു ഇതാണ് അവന്റെ ശൈനാകുന്ന കാലത്തോളം ബഹുജത്തിൽ മഹാനി മഹാനിയുടെ ബഹുജത്തിന്റെ മേൽ ഇത്തിലാ ചെയ്യാൻ അവൻ പൂതിവെക്കണ്ട വലായത്തറക്കായിലാലമുർഹാനി ആലമുർഹാനിയിലേക്കുള്ള തറക്കിയും ഇല്ല വൈന്നമാ വസലുഹുൽ ആലമുൽ ഇസ്മാനി മാത്രമാവുന്നു അതന്നെ മുൻകിരൻ അലാഹുൽ മഹാനി അഹുൽ മഹാനിനെ ഇൻകാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇല്ലാഹുല്ലാഹു റബ്ബാനിയ ലുത്തുഫ് കൊണ്ട് അള്ളാഹുത്താല അവനെ വീണ്ടെടുക്കാത്ത പക്ഷം ഇൻകാറിലാക്കി കഴിഞ്ഞു പോകും അപ്പൊ അള്ളാഹ് ലുത്തുഫിങ് വന്നാലോ അത് ഹിക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ തമക്കുന് ഹലാപത്തിൽ ഹവാമിനൽ കൽബി لا يثير الهوى من القلب إلا خوف مزعج أو شوق مقلق പറഞ്ഞു തടിഹവാന മാതുചിന്തായി ഹൃദയത്തിനുള്ളിൽ വേരൂന്നിപ്പോയി തമക്കുനായിപ്പോയി അതാണ് ദാവുദ്ദുല്ലാ എന്ന് പറഞ്ഞ മാറ്റാൻ കഴിയാത്ത രോഗം അത് മാറ്റണോ രണ്ടാമതൊരു കാര്യം ലാ യുസീൽ ഹവാമിനൽ മിനൽ കൽബി ഇല്ല ഹൗഫും മുസഹിജുൻ അത് ഷൗഫും മുത്തലിഖ് ഒന്നെങ്കിൽ അത് കടന്നുറങ്ങാൻ നിക്കപ്പുറത്തില്ല ഉണ്ടാക്കുന്ന ഹൗഫ് വരണം അതായത് ജലാലിയാതെ ജില്ലി വരണം ജലാലിയാതെ ജില്ലി വേണം അല്ലെങ്കിൽ ആ ഷൗക്കും മുക്കലിക്ക് വേണം അവനെ മനസ്സ് ഇളക്കി കളയുന്ന ഷൗക്ക് വേണം അപ്പൊ ജമാലിയാതെ ജില്ലി ഈ രണ്ടാമത് അജില്ലില്ലാത്ത കാലത്തോളം ഇതിനെ പറിച്ചറിയൂല ആ ജെ സി കൊണ്ടു വിരിച്ചു കൊണ്ടപ്പോ നീ അതുകൊണ്ട് കിട്ടണോ അത് കിട്ടേണ്ട ആളൊക്കെ കിട്ടണോ അത് വില കൊടുത്തണോ എന്നെ കിട്ടില്ല പക്ഷെ വിചാരിക്കണ്ട ഉമ്മാതാരിക്ക അലല്ലാഹി തങ്ങളെ തന്നെ ദൂരമായി കാണണ്ടെന്നാ പറയുന്നു എല്ലാം അള്ളാഹു താരാക്കൊന്നും പ്രയാസമല്ല ചെറുക്കയെ വേണ്ടു നമുക്ക് ബോണമെന്നത് വിചാരിക്കില്ല അന്നെനിക്ക് ബെസ്റ്റാ വലൈക്കും അസ്സലാം ثم كرر السبب الثالث من اسباب الانكار ഇൻകാറിന്റെ അസ്ബാബിൽ നിന്ന് ആറാമത്തെ കാര്യം എന്താ പറയുന്നത് വൽഖൗർ എവിടെയത് വൽഖൗദി ഫിൽ മക്റൂഹി വൽ മഹബൂബ് എന്നല്ലേ പറഞ്ഞു അല്ലേ ആ അത് വഅൻഹു യശൗ തബീഉൽ ഉമർ ആ ആ സബബിനെ തൊട്ട് എന്തുണ്ടാകും ഉമർ പാഴാക്കൽ വരും അതുപോലെ ഫുതൂല് കൊണ്ട് ചോലാ വരും അതാണ് അതല്ലം يتصل بالعالم روحاني من عمره ആലം മുത്തത്തിലാകുന്നതല്ല മൻ ഒരുത്തൻ അമ്രുഹു അവന്റെ വയസ്സ് അലൽ ഫുനൂരി ഫുലൂനായ കാര്യങ്ങളെ മേലിൽ ഹാനി എപ്പോഴും അറിഞ്ഞുകൂടിയിട്ടുണ്ട് ഹനുബ് എന്ന് പറയില്ലേ ഹാനി ആ കൊടുത്തു അൽ ഹാനി അല ഷൈ എന്ന് പറഞ്ഞാൽ അൽ മുങ്കിമ്പു മുങ്കമ്പാൽ അൽ അയേരി അതിന്റെ മേൽ തന്നെ മുഖംകുത്തി മുറന്ന് എന്ന് പറഞ്ഞില്ലേ വൽ മുന്നമിക്കുഫി മഹബത്തിഹി വിക്കുല്ലിയത്തിഹിലായിക്കൊണ്ട് മുഖംകുത്തി മുണാക്കാണ് ഹാനീന്ന് വരുന്നത് വൽ ആലമു റൂഹാനിനത്തെ അറിയാ അതേതാ ദിദ്ദുൽ ആലമുൽ ജിസ്മാനി ഫൽ ആലമു റൂഹാനി എന്ന് പറഞ്ഞാൽ ഹുവ ആലമുൽ മലക്കൂത്ത് അറിയാം വൽ ആലമുൽ ജിസ്മാനി എന്ന് പറഞ്ഞാൽ ആലമുൽ മുൽക്ക തിരിച്ചു പറഞ്ഞു ഔ തഖൂൽ ആലമുൽ റൂഹാനി ആലമുൽ തൽഫീഫ് ആലമുൽ ജിസ്മാനി എന്ന് പറഞ്ഞാൽ ആലമുൽ തർക്കീഫ് والتلفيف محل التعريف താരീഫിന്റെ മഹല്ലാണ് തൽസീഫ് അൻവാർ വന്നിട്ടാണ് താരീഫ് നടക്കല് തക്സീഫോ മഹല്ലു തക്ലീഫാണ് അത് ചെയ്ത് ചെയ്യുന്ന പറഞ്ഞിട്ട് പറഞ്ഞു വയ്ക്കാൻ നീങ്ങും തക്ലീഫ ഔ തക്കൂലു അൽ ആലമുൽ റൂഹാനി ആലമുൽ അർവാഹ് എന്ന് പറയും ആലമുൽ ജിസ്മാനിയ ഹുവ ആലമുൽ അസ്ബാഹുമാണ് ഔ തക്കൂലു അൽ ആലമുൽ റൂഹാനി ആലമുൽ കുതിരത്താണ് ആലമുൽ ജിസ്മാനി ആലമുൽ ഹിക്മത്താണ് അല്ലെങ്കിൽ ആലമുൽ റൂഹാനി ആലമുൽ ജം ആണ് ആലമുൽ ജിസ്മാനി ആലമുൽ ഫർക്കാണ് പല ഇബാർത്തും പറഞ്ഞു ഔ തഖൂലു അൽ ആലമു റൂഹാനി ആലമു ഷുഹൂദി الربوبيه علم الجسم محل ظهور العبوديه വഹാദിഹി തഫാസീറു മാനഹ വാഹിദ് എന്ത് തഫ്സീർട്ടും തിരക്കില്ല ഇല്ലേ വൈന്നമാറത്തോ പിന്നെ അത്യവാനാണ് ഇത്ര അധികം തിരി പറഞ്ഞു അതിനില്ല ഇലാഹിന് വേണ്ടി പറഞ്ഞു വാലം അന്ന മഹല്ല ആലമില്ലറുവായി ആലമില്ല ശുബാഹി ഇതെവിടെയാ രണ്ടും രണ്ട് ലോകമാണോ അല്ല ഒരൊറ്റ ലോകത്തുണ്ടാകുന്ന അനുഭവങ്ങളാണ് വ്യത്യാസം ആലമുൽ ജിസ്മാനി ഇരുന്നുകൊണ്ട് തന്നെ ആലമുറുവാൻ നിഗ്രാക്കുണ്ട് ഇന്നത്തെ ഭയഭയമാണ് ഒരൊറ്റ ആണുമ്പത് രണ്ടു അല്ലാണ്ട് ഇവിടുന്ന് വേറെ ഭാഗത്തേക്ക് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോലെ മറ്റു നാട്ടിലേക്ക് മാറി പോകുന്നില്ല ഒരൊറ്റ രംഗം കൽബിന്റെ സുഹൃത്തിന്റെ വ്യത്യാസങ്ങളാണ് ഒരു കൂട്ടർക്ക് ഇപ്പൊ തന്നെ ആലം റുഹാനിൽ തന്നെയാണെങ്കിൽ മറ്റോട്ട് കാലം ജിസ്മരി തന്നെയായിരിക്കും അത് നോക്കാം മഹാത്മ്യമാണ് വലം അന്ന മഹല്ല ആലമുല്ലർവാഹി ആലമുല്ലഷ്ബാഹി വാഹിദുൻ മഹല്ല ഒന്ന് തന്നെയാണ് ഇന്താഹലി തഹസീക്കിലെടുക്കൽ കാരണം ഇതിൽ അറുവാഹു ലാത്തമഹൂബി ഐദി അഷ്ബാഹിൻ അഷ്ബാഹില്ലാതെ കണ്ടുന്നുണ്ടാവൂല ഉണ്ടാവൂല അപ്പൊ അൽഫാമില്ലാതെ മഹാനിയില്ല അവാനിയില്ലാതെ മഹാനിയില്ല രണ്ടു വർഷത്തിനുണ്ടാവും അപ്പൊ ശ്രദ്ധ പതിയുന്ന റോബോട്ടർക്ക് അവാനിയിലേക്ക് ശ്രദ്ധ പതിഞ്ഞാൽ അവൻ ആലമുൽ ഇസ്മാനി തന്നെ പറഞ്ഞു ഇത് വിട്ടിട്ട് ഇപ്പുറം നടന്നാലോ ആലമുറുവാഹിലേക്ക് ഒരേ ലോകത്തിൽ രണ്ടാളുള്ളത് അല അല അല ഫലം ഒരു കൗമുണ്ട് അവരുടെ ബഷീരിയത്ത് ഗാലിബായി റുഹാനിയത്തിനെ കാണാം നൂറിനെ കാണാം ദുൽമത്ത് ഗാലിബായി മലക്കൂത്തിനെ കാണാം മുൽക്ക് ഗാലിബാകുമ്പോൾ അസ്ബായനേ ഒരു കാണുള്ളൂ അത് തതുഹറു ഒത്താദം അത് ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നതാണ് അവിടെ ഷുഹൂർ എത്ര നാല് നമുക്ക് ഇത് മാത്രം കാണുന്ന കൂട്ടർ ഇത് മാത്രം കാണുന്ന കൂട്ടർ രണ്ടും കൂടി കാണുന്ന കൂട്ടർ രണ്ടും കാണാത്ത കൂട്ടർ രണ്ടും കാണാത്ത തന്നെ പോട്ട് ഓനിക്ക് പിന്നെ ഷുഹൂറുമില്ല ഷുഹൂറും ഇല്ലാതെ കൊണ്ട് വിടും അവിടെ ചർച്ചയില്ല രണ്ടില്ലെങ്കിൽ പിന്നെ ഓനെന്തിനെ എടുക്കുന്നു ഓനിക്ക് ഇല്ല ബാത്തിന് കാണാനുള്ള ഷുഹൂറും ഇല്ല നാല് കാണാനുള്ള ഷുഹൂറും ഇല്ല എന്നല്ലേ വന്ന് അതിലൂടെ ബാക്കി എത്ര ബാക്കി എത്രയുണ്ട് മൂന്ന് ഇത് മാത്രം കണ്ടാലാണ് ഭൗതികവാദി ഇത് മാത്രം കാണുന്ന അത് പക്ഷെ ഇത് ഇങ്കാറാക്കും അലിങ്കാറാക്കൂല രണ്ട് ആൾക്കുണ്ട് അപ്പൊ ഇത് ഇങ്കാറാക്കുന്നത് ഓനിക്ക് മഴതൂറാണോ ജതുബിൽ ഖാലിബായിട്ടാണോ എന്നോ മഴതൂറായ സുഹൃത്തിന്റെ അല്ല ഒന്നുമില്ലെന്നല്ല പറയുന്നത് രാമചന്ദ്രല്ലെന്നല്ല പറയുന്നത് എല്ലാ ഇത് കാണുന്നുണ്ട് ഇതിനെ അസലാക്കിയോ ഇതിനെ താപിയാക്കിയോ എന്നാൽ ഓൻ മൊഹാക്കിക്കാവും ഇത് പറ്റ ഇത് മാത്രം ഇത് ഇങ്കാറാക്കിക്കൊണ്ട് ഇതിനെ കാണുന്നുണ്ട് അവൻ മഹദൂറായിട്ട് ഓൻ കുതിര കൊടുക്കണം ഓൻ ഇതിലെ ചോദ്യം എന്തായി പോയി മറ്റേ ലയിച്ചു പോയതോ എല്ലോ ഇല്ലേ അപ്പം ബഷരിയത്ത് റുഹാനിയത്തിനാക്കാണ് ഖാലിബായി നുൽമത്ത് നൂറാനിയത്തിനാക്കാണ് ഖാലിബാകുമ്പോൾ അശമായ അല്ലാത്ത കാണൂല അത് വൈമ്പഞ്ഞു ബഹുമഹലുൽ ഹിജാബി മിനാലിസ്വലൂക്ക് وقومണ്ട് غلبت روحانيتهم على بشريتهم ونورهم على ظلمتهم وملكوتهم على ഫലം فلم يروا إلا الأرواح അറുവാഹ എന്താകാൻ വാഹിനാന്നിട്ട് ബാത്തിനാന്നിട്ട് ഇല്ലായ്മയല്ല മറ്റേത് ദുഹൂറും അതുമുവാണ് അതമല്ലേ പറഞ്ഞത് ഓരോ കാഴ്ചപ്പാടിൽ അതുമാ വരുന്നത് മെരിക്കലോട് കൂടി ഇവിടെ എന്താണ്ടാണ് അതുമ് ഞാൻ പറഞ്ഞതല്ല ഇയാളെന്ന് മറ്റാലമിലേക്ക് പോയി പോയെന്നാണ് മറ്റൊരു സ്ഥലത്തേക്കാ എന്ന് പറയും ഇതൊന്നും കണ്ട മെരിക്കലോട് എല്ലാം തീർന്നും അഹമ്മൽ അതുമിലേക്ക് പോയി അതുമല്ലല്ലോ മറ്റൊന്നിലേക്ക് ദുമാകരപ്പെട്ടെന്നാണ് വേറെ പ്രയോഗിച്ചാക്കുണ്ട് തലഹറോ തവത്തുണ്ട് ചിലപ്പോ എന്താകും അവാനി ലാഹിറാകുമ്പോൾ മഹാനിവാസിനാകും മഹാനി ലാഹിറാകുമ്പോൾ അവാനി രണ്ടു രണ്ട് സാധനമുണ്ട് അതുമില്ല ചിലപ്പോൾ അവാനിയോടൊപ്പം മഹാനി ഉണ്ടാകും ചിലപ്പോൾ മഹാനിയോടൊപ്പം അവാനി സുഹൃത്ത് ഉണ്ടാകും ജമ്മിൽ തന്നെ പുറത്തുണ്ടാവും പുറത്ത് തന്നെ ജമ്മുണ്ടാവും വൈൻസീത്ത കുൽത്ത ഇങ്ങനെ വേണമെങ്കിൽ പറഞ്ഞോ ലം ഞറൗ ഇല്ലൽ അൻവാറ തതസ്തഫത്ത് ഒതതഫത്ത് മിൻ ബിഹാരൽ ജബറൂർ ആരാരെ പറ്റി ഈ രണ്ടാം വിവാദം ഫലം ജറോ ഇല്ലല്ലറവ തലഹറോ തപത്തലോ എന്ന് പറഞ്ഞില്ലേ അവർക്ക് മറ്റൊരു വിഭാഗത്തിലാണ് ലം ഞറോ ഇല്ലൽ അൻവാർ ഈ അർവാഹിന് പകർന്നാക്ക അൻവാർ വിഭാഗത്തിലാണ് എന്നിട്ടോ തക്കത്തഫത്ത് മത്തത്തഫത്ത് അത് കസീഫായി മാറുന്നു അൻവാർ ശരിക്കും അസലെന്താ ലത്തീഫ അത് കസാഫത്ത് ഉടയുന്നു തതഫക്കതിന് നിഹാരൽ ജബറൂത്തിൽ നിന്ന് തെറിക്കുന്നിടത്തേക്ക് റിയാബൽ മലക്കൂത്തിലേക്ക് ഏതാ വലുത് മലക്കൂത്ത ജബറൂത്താ ജബറൂത്ത് വലുത് മലക്കോത്ത് താഴെ അതല്ല ഫരിയാദുൽ മുൽക്കുവൽ മലക്കോതി ബിസഹർ ജമാലി ഹിസാഹി മൂനിക്ക വഹിയാദ് മഹാലിമിൽ ജബറോതി ബിഫൈൽ അൻവാരി സിദ്ദിഹിൽ ബാഹരി മുത്തദഫിക്ക ഒന്നിനെ പിന്നെ നമ്മൾ ശരിക്കും ആക്കാനും കഴിഞ്ഞുപോയി ഫാലമി നബിയ റിയാദുൽ മുൽക്കി വൽ മലക്കോതി ബിസഹരി ജമാലി ഹിസാഹിരി മൂനിക്ക ആടെന്താക്കി മുൽക്കിനെ പിടിച്ചിട്ട് ദിയാലാക്കിയിട്ടാ ഉള്ളത് ദിയാലാക്കിയിട്ടാണ് മഹയ്യാന്ന് മാലിമൽ ജബ്രോത്തിനെ പിടിച്ച് ഹൗദിനോട് വശമിയാക്കിയത് എന്നിട്ട് ഇവിടെ പുഷ്പം കായ്ക്കുന്ന ആളിന് വെള്ളം കൊടുക്കുന്നു അല്ലെ തംസീലെല്ലാം കഴിഞ്ഞ് വേറെ വശം ചോദിക്കോ അല്ലെ ഇപ്പം വന്നാൽ നടക്കൂല وهم مهر الإرفان من أهل الشهود والإيانة أو تقول ما تبارت ورنا أهلي عن شهودي أو تقول هم أهل الجذب والفناء ورنا أهل سلوك بغلق نير إيه، مقابلين നേരെ മുക്കാബിലേനി ഫഹും ഗർഖാഫി ബിഹാരൽ അൻവാർ وغرتني في أن بحر الوحدة شهودا حتى لا أرى ولا أسمع ولا أجد ولا وهس إلا بها شهودا نزولا وصعودا അതിലിപ്പോ വാകരത്തിനി ഫി അനി ബഹൽ വഹദത്തി ഷുഹൂദൻ حتى لا أرى ولا أسمع ولا أجد ولا أحس إلا بها വഹദത്തുണ്ടല്ലാതെ നുസൂലം വസുഹൂദാൻ നുസൂലേത് ഹുക്കൂക്കിലേക്കുള്ള ഹുദൂലിലേക്കുള്ള നുസൂലി അറുപത് ഹുദൂലിലേക്കുള്ള നുസൂലി തമാവുൽ ഹുക്കൂക്കിലേക്കുള്ള സുഹൃദ് ആ രണ്ടാം അത്തരത്തിലും എന്തേ കാണുള്ളൂ വഹദത്തോടുകൂടിയേ ഞാനും കാണും കാണലോ കേൾക്കലോ എന്തോള്ളൂ അപ്പൊ അവിടെ കിട്ടിയ ഹാല് ആ ചൂട് മാറാതെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ എന്നറിയോ ഫറക്കിലേക്ക് കടന്നാലും ജമ്പ് വിട്ടിട്ടില്ല എന്നായി ലാഫർക്കുഹു ജഹജബുഹു അൻ ജംഇഹി എന്ന് പറഞ്ഞ ഹാലായി ഇനി ആ രീതിയിൽ ഇനി പറയാൻ പോകുന്നു ഇനി നല്ലോണം ഭാഗത്ത് ശരിയാവില്ല മത്തമൂസുന്നാലിഹിമുല്ലാത്താർ ആസാറുകൾ അവർക്ക് മത്തമൂസാകുന്നു ആസാറിന്റെ കാണുന്നേ ഇല്ല അല്ല ഫൈൻ നഫാക്കോമിൻ സുക്രത്തിഹിം അവർ ആ സക്രത്തിൽ നിന്ന് വ്രണീച്ച് സക്രത്തിഹിം വസഹവു സഹായസുവിന് എങ്ങനെയാണ് സഹായസു കേട്ടെന്ന് സഹ സഹവ് അല്ലേ ആ സഹവ് അതെ മയ്യസുബൈലിന്റെ ഇടയിൽ ഉർബാസും തമീസാക്കാൻ കഴിയും ഇപ്പൊ രണ്ടിലെല്ലാം ഉടനിച്ചുള്ളത് ഒബൈനൽ കുതിരത്തി വൽ ഹിക്കുമത്തിന്റെ ഇടയിലും വേർതിരിക്കും കുതിരത്തിന്റെ മേഖല വേറെയാണ് ഹിക്കുമത്തിന്റെ മേഖല വേറെയാണെന്ന് തിരിഞ്ഞോളൂ ഫാഴ്ത്തോ അവർ കൊടുക്കും കുല്ലതീ ഹക്കിൻ ഹക്കോടെ ഓരോന്നിനും കുതിരത്തിന്റെ അതിന്റെ ഹക്കുണ്ട് ഹിക്കുമത്ത് അതിന്റെ ഹക്കുണ്ട് അത് കൊടുക്കാനല്ലേ അബൂബർ സിദ്ദീഖ് റബിയുള്ള പറഞ്ഞു റസൂർ ഉള്ള ആയിട്ടുള്ളവരെ ശുക്ർ കൊടുക്കുമ്പോളേ എന്ന് പറഞ്ഞു Nurdan